thank you Gandhi. jamur murai ini memulo murai oh ha kesavan kehte hi സൂര്യന്മാര് അവിടെ തന്നെയുണ്ട് ചൂടിനോട് അറിയിക്കുന്നുണ്ട് സൂര്യന്മാരല്ലാതെ സൂര്യൻ പൊട്ടപ്പുള്ളിയൻ പെരുഞ്ചൂര്യൻ കാക്കയെ കണ്ടിരുന്നോ കുടുംബക്കാരൻ ആ കാക്ക അവിടെ ഉണ്ടല്ലേ വൈക്കോലും തിരുനാളൊക്കെ ആയിട്ടുണ്ട് മതി എല്ലാവരും വരാനൊക്കെ കാത്തു നിന്ന് എല്ലാവരും നേരത്തെ ഇന്നലെ തന്നെ പറഞ്ഞതാ നേരത്തെ വരണം എന്നുള്ളതേ ഈ വരണമുള്ള ബാക്കി കേട്ടോണ്ട് എല്ലാവരും കൂടെ വരാനൊക്കെ കാത്തു നിന്നാണ് എന്നാ എല്ലാവരോടും വരാൻ പറഞ്ഞത് ആണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലോ അക്ഷരമാകുന്ന പുരുഷാർത്ഥം സാധിക്കുക ఏకాంతల వీడికాంతల మార్గం ఎప్పుడో అదం నిమిత్తం ఈ అఖీలమంగళం గ్రామం ഇതിനധികം നശിക്കാനില്ല മുഴുവനായിട്ട് നശിക്കുന്നതിന് മുമ്പ് എന്തോ ദൈവാധീനം കൊണ്ട് ആ സരസനായിട്ടുള്ള ഒരു മുഴുവൻ ശങ്കരനാരായണപരമായിരിക്കുന്ന പദ്യം കൊണ്ട് ആഹ മേഘാന്തര കീഴ്ക്കാന്തരമാരുടെ മുമ്പിന്റെ വാദം തീർന്നു തീർന്നു അതിനുശേഷം വാദ വാദം ആദ്യ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഗ്രാമത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് എന്താണ് വേണ്ടത് എന്നെല്ലാം നിങ്ങൾ ആലോചിച്ചു പുരുഷാർത്ഥങ്ങൾ സാധിക്കുകയാണ് വേണ്ടത് എന്ന് നിശ്ചയിക്കേണ്ടായത് ഈ പുരുഷാർത്ഥങ്ങൾ സാധിക്കുക ആ റാമാന്തമൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞാൽ നേരത്തെ വല്ല നിങ്ങൾ രാമാന്തായിട്ട് കൂടി പുരുഷാർത്ഥങ്ങള് സാധിക്കുക ആ ആ നാല് പുരുഷാർത്ഥങ്ങളാണ് സാധിക്കേണ്ടത് അത് ഈ കാലത്തിന്റെ വൈപരീത്യം കൊണ്ട് സാധിക്കാൻ ഒരു കാലമായിട്ടില്ല ഒരു കാലം വരും എന്ന് അന്ന് തന്നെ തനിക്കിതായി പോകുന്ന പരീക്ഷകള് നേരത്തെ കണക്കാക്കിയിട്ട് ഇതൊന്നും നടക്കാത്ത ഒരു കാലം ഉണ്ടാവുന്നേ അങ്ങനെ വന്നപ്പോൾ അതിന് നാല് പ്രതിപുരുഷാർത്ഥങ്ങള് അവര് തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ആ ധർമാർത്ഥമായിട്ടാശനം രാജാർത്ഥ അർത്ഥാർത്ഥമായിട്ട് രാജസേവ അതുപോലെ കാമാർത്ഥമായിട്ട് വിദ്യാവിനോദം മോക്ഷാർത്ഥമായിട്ട് വേശ്യാവഞ്ചനം എന്ന നാല് പുരുഷാർത്ഥങ്ങൾ അതിൽ വേശ്യാവിനോദവും വേശ്യാവഞ്ചനവും ഒരു സാധിക്കുകയുള്ളൂ ക്രമം അവർ തന്നെ നിശ്ചയിക്കേണ്ടതാണ് ആ തനിക്കിടാൻ പോകുന്ന പരീക്ഷകൾ തന്നെ നിശ്ചയിക്കേണ്ടത് ഇതിൻ്റെ ഒരു ക്രമം ഇങ്ങനെയാവാം ഞാനായിട്ട് തുടങ്ങുന്നതല്ല സംശയിക്കേണ്ട അതിന് മുമ്പുണ്ടായിട്ടുണ്ട് ഇവരെ പേര് പറയുന്നത് ആ തടിക്കുതാൻ പോകുന്ന മനുഷ്യരുമായിട്ട് തന്നെ നിശ്ചയിക്കേണ്ട ഇതിന്റെ ക്രമത്തിൽ വേണ്ടത് ആദ്യം വേശ്യാവിനോദം പിന്നെ വേശ്യാവഞ്ചനം പിന്നെ അശലം പിന്നെ ഇനി വേശ്യാവിനോദവും വേശ്യാവഞ്ചലോ ഇനി സാധിക്കേണ്ട പുരുഷാർത്ഥം അശലമാകുന്ന പുരുഷാർത്ഥം അതിന് എവിടെയെങ്കിലും ഒരിടത്ത് ക്ഷണമനുസരിച്ച് ചെന്ന് ആ കണ്ഠ് ആ നാസ് ആ ശിരസ്സാണ് പുരുഷാർത്ഥം അതിന് ആ ഭക്ഷണത്തിന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് ഇങ്ങനെ തന്നെ പണികൾ എഴുതിട്ടുണ്ട് നമ്മൾ അതുപോലെ ഇന്നെ ദിക്കുകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അതും പറയണ്ടായി സരസ വിരസൻ അതുപോലെ വിരസ സരസൻ സരസ സരസൻ വിരസ വിരസൻ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊന്നും അശ്രദ്ധനായിട്ടും വരുത് എന്ന് പറയാൻ കഴിയുന്നുണ്ട് ഈ നാല് ആളുകളുടെ അടുത്ത് ഉള്ളൂ ഇല്ലേ ആണെങ്കിൽ അതല്ല പിന്നെ പോവാൻ പാടില്ലാത്ത ആളുകളുടെ സ്ഥലങ്ങൾ സങ്കേതങ്ങളുണ്ട് ഏതൊക്കെയാണ് ആണെങ്കിൽ ആയാതെ 부자의 അതുപോലെ അഭ്യർത്ഥന അഭ്യർത്ഥന പദ്ധതി പറഞ്ഞാൽ നാല് കുറവും പതിയല്ലാത്ത സ്ഥലം അതിൻ്റെ നടുക്ക് ഇത് ഭക്ഷണം കഴിക്കുക സുഖവ് നല്ല ഭക്ഷണമാണ് പക്ഷേ വലിയ വലിയ വിശേഷങ്ങൾക്കൊക്കെ ചിലപ്പോൾ ആള് ധാരാളം ഉണ്ടാവുകയും ഇപ്പോൾ സ്ഥലം നിലയില്ല അങ്ങനെ വരുമ്പോഴാണ് ചില ആ ഓ വരും വരും വരും വരും വരും വരും ഇപ്പോൾ ഇവിടെ നാല് കുറവും പന്തിയല്ലാത്ത സ്ഥലം അതിൻ്റെ നടുക്ക് കുറച്ച് സ്ഥലമുണ്ട് ഇവിടെ ഇരുന്നോളാം കേട്ടോ ഇവിടെ ഇരിക്കാം ഇവിടെ ഇരുന്നോളാം ഞാൻ വെള്ളം തരാം ഇവിടെ ഇരുന്നോളാം പറഞ്ഞു ശേഷപ്പെട്ട ഭക്ഷണ നമുക്ക് നാല് കുറവും പന്തിയല്ലാത്ത സാധനങ്ങളാണ് അതിൻ്റെ നടുക്ക് ഇരുന്നാൽ ഭക്ഷണത്തിൻ്റെ ഗന്ധമല്ല അവർ നാല് കുറവുള്ള ദുർഗന്ധാവില്ല ഏയ് അവിടെ ഇരുന്നാൽ ആ ഔ ഔ കൊടുക്കുന്നത് ദുർഗന്ധായാലേ ഭക്ഷണം സുഖാവൂ അപ്പോ അങ്ങനെയുള്ള ഭക്ഷണം സുഖാവില്ല അഭ്യർത്ഥന അതായത് ചിലപ്പോ അതല്ല ആളുകൾ ഭക്ഷണം കഴിച്ചത് നാല് ഗുണമുണ്ടാവും അതിന്റെ നടുക്ക് ഒരില്ല ഇവിടെ ഒരേലുണ്ട് ഇവിടെ എഴുതുള്ളാട്ടോ ഇത് നാല് ഗുണം കഴിച്ചതിന്റെ ബാക്കി അവിടെ കഴിക്കുക നടുപ്പരല്ല ബാക്കിയില്ല അവിടെ എഴുതുള്ള അങ്ങനെ അതിന് സുഖാവില്ല അങ്ങനെയുള്ള ഭക്ഷണവും 还有两瓶大棒子，哦嘞，സീതാഭ സീതാഭമായിട്ടുള്ള ഭക്ഷണം സീതാഭമല്ലാത്തത് വെള്ളമല്ലാത്തതോ ഉദവ്യവ് ആ ചോറ് നല്ല വെളുത്ത ചോറാവണം എല്ലാ മഴയിൽ ചോറ അല്ലാതെ ഇപ്പൊ ഗെയിമാണെന്ന് പറഞ്ഞ കറുത്ത അരി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാമോ ഇവിടെ ഗെയിമാണ് കറുത്ത അരി തവിട് കളയാത്ത അരി തവിട് കളയാനുള്ള സാധന അത് കളയാത്തത് ഗെയിമാന്നാ പറയുന്നത് തവിട് കളയാത്ത അരി പറഞ്ഞ ശരീരത്തിന് നല്ലതാണ് ശരീരത്തിനല്ലായിരിക്കും വായിക്ക് നല്ലതല്ല വായിലേക്ക് വെച്ചാൽ സുഖമില്ല ശരീരത്തിന് നല്ലതാകുമായിരിക്കും വായിലേക്ക് വെച്ചാൽ അതിന് സുഖമില്ല അത് വെളുപ്പ് ചോറായിരിക്കണേ വെളുപ്പമല്ല ഭക്ഷണം അവനെ നെയ്യില്ലാത്ത ഭക്ഷണം ഭാവിയ ഭക്ഷണം സുഖാവണമെങ്കിൽ നെയ്യ് ഉണ്ടാവണം വൈദ്യന്മാരുടെ അടുത്ത് നിന്ന് ആദ്യം പറയാതെ ഏ പിന്നെ ഭക്ഷണത്തിന് വല്ല സ്വാദം ഉണ്ടാവുക ഓ അനധ്യസിദ്ധമായിട്ട് അതുപോലെ തന്നെ ഉദ്യുക്തകർപ്പികമായിട്ടുള്ള ഉദ്യുക്തമായിരിക്കുന്ന കർത്താക്കളോട് കൂടിയിട്ടുള്ളത് പറഞ്ഞാൽ വിളമ്പിൽ തന്നെ ആളുകൾ മദ്യമില്ലാത്ത ആളാകും എത്ര നല്ല ഭക്ഷണം എന്ന് പറയുന്നത് സുഖാവിയാണ് വെളുത്ത് തരുന്ന ആള് ഭംഗിയായിട്ട് കുളിച്ച് ഇതായിട്ട് കുറിയൊക്കെ തൊട്ട് വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് അങ്ങനെയുള്ള ആളുകൾ വന്ന് വെളുത്തി തരണേ ഭക്ഷണത്തിൽ മോശമായ വിനോദം ചെയ്യാൻ വെളുത്തി തരുന്ന ആൾ സാമാന്യം പോലെയുള്ള ആളാണെങ്കിൽ കഴിക്കാൻ ഒരു സുഖമുണ്ടാവും ഇതിപ്പോ അതില്ല പന്തിയല്ലാത്ത ആളുകളാണ് വെളുപ്പി തരാൻ വരിക അപ്പൊ ഈ ദഹനക്കാരെയൊക്കെ ആണല്ലോ പേപ്പിക്കുക വിളമ്പാനായിട്ട് ദഹനത്തിന് ഏൽപ്പിക്കുമ്പോൾ തന്നെ പറയേ വിളമ്പാനും കൂടെ തന്നെ കഴിയുമ്പോഴും ഉണ്ടോ എവിറ്റഡാണ് എഴുതിയ പറയുമ്പോൾ തന്നെ എഴുതിക്കുമ്പോൾ തന്നെ പറയും വെളുപ്പാനുള്ള ആളെ കൂടെ കൊണ്ടുവരണമെന്ന് അവര് ആ വെളുപ്പാനായിട്ട് പുറപ്പെടുമ്പോഴാവും ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾ പോരാൻ തോന്നും അങ്ങനെ വന്നാൽ പിന്നെ ഈ ദഹനക്കാർ തന്നെ വെളുപ്പാനായിട്ട് ഇങ്ങോട്ട് വരിക ചിലര് കഷ്ടിച്ച ഉടുപ്പ വസ്ത്രമൊന്നും മാറ്റി കൊടുത്തു വരും ചില അതും ഉണ്ടാവില്ല ആ കൈ പുകയൊക്കെ ആയിട്ട് വസ്ത്രം കൊടുത്തുകൊണ്ടാണ് വരിക ഈ ദഹനക്കാരെന്ന് പറഞ്ഞാൽ പിന്നെ പ്രവർത്തിയിട്ടല്ലോ നല്ല ബുദ്ധിമുട്ടുള്ളതാണ് തലേ ദിവസം നേരത്തെ വരും അവരെ തലേ ദിവസം തന്നെ വരും തലേ ദിവസം വന്നാൽ ഓരോരോ പ്രവൃത്തികളാണ് അങ്ങനെ ഓരോ പ്രവൃത്തികൾ ചെയ്ത് ചെയ്ത് ചെയ്ത് വരും വരെ ഉണ്ടാവും പ്രവൃത്തികൾ ഓരോന്നാണ് അപ്പോ ഈ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ച് വേണം പ്രവർത്തിക്കാനായിട്ട് അപ്പോ ആ ഉറക്കൊഴിച്ച ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോ മുറുക്കിക്കൊണ്ടിരിക്കും നല്ല ദണ്ഡക്കാരെയൊക്കെ നോക്കി അറിയാം വായെന്ന് വിളിച്ചിട്ട് സമയം ഉണ്ടാവില്ല എപ്പോഴും ഉണ്ടാവും നോക്കാൻ വെളിച്ചായി ഏകദേശം എല്ലാം വെക്കണത് വരെ ഉണ്ടാവും പ്രവൃത്തികൾ ഓരോന്നാണ് അത് കഴിഞ്ഞാൽ ആ ഇല വെച്ച് കഴിയുമ്പോഴാണോ ഒന്ന് രണ്ടാളുകൾ പോരാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവര് തന്നെ ഇവര് ചിലർ നേരത്തെ പറഞ്ഞ പോലെ വസ്ത്രം ഒന്ന് മാറും ചില വസ്ത്രവും മാറി അപ്പോ സാമാന്യം പോലെ ശരീരശുദ്ധി വരുത്താനുള്ള സമയമൊന്നും ഉണ്ടാവില്ല ഉടുക്കിയേ വലിയൊക്കെ ഇതിനൊന്നും സമയമില്ല പ്രവൃത്തികളുടെ ഓരോ പ്രവൃത്തികൾ ഉണ്ടാവുകയെ അത് കഴിഞ്ഞ് വെളുപ്പാനായിട്ട് വരിക അങ്ങനെയുള്ള ആൾ വെളുപ്പാൻ വന്നാത്ത കഥ എന്താ ഈ വെളുപ്പൊരു വൈഷമ്യം ഉണ്ടല്ലോ ആ അടുത്ത് വന്നിട്ടാണ് ചോദിക്കുക അല്ലേ ആ അടുത്ത് വന്നിട്ട് ഇത് വേണോ ഒന്ന് ചോദിക്കാനായിട്ട് അടുത്തിട്ട് വന്ന വായിട്ട് കൊടുക്കാൻ പിന്നെ ആ ഭക്ഷണം കഴിക്കാൻ പറ്റിയ മൂന്നാല് ദിവസത്തേക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ചിലപ്പോ ചില രോഗി ചോദിക്കലൊക്കെ ഉണ്ട് അതാ വിഷയം ഈ പരിചയക്കാരെ കണ്ടാൽ രോഗി ചോദിക്കാതിരിക്കാൻ നോക്കിയില്ലല്ലോ ആ എന്താ വേണോ ഉപ്പേര് വേണോ വായ കൊണ്ട് കൊടുത്താൽ ഉപ്പേരി പല്ലിന്റെ ഇടയിൽ നിന്ന് ആദ്യം വിളിക്കുക അടക്കേണ്ട ഓർമ്മ കഴിക്കും അങ്ങനെ ഇങ്ങനെ ഭക്ഷണം സുഖാവ് ഉദ്വിഗ്നകാർത്തികമായിട്ടുള്ള ഭക്ഷണം അത് സുഖമല്ല അതുപോലെ തന്നെ അനുഷ്ണ ഉഷ്ണമല്ലാത്ത ഭക്ഷണം ചൂടില്ലാത്ത ഭക്ഷണം സുഖാവില്ല ഭക്ഷണത്തിന് നല്ല ചൂടുണ്ടാവണം എന്നാലേ കഴിക്കാൻ സുഖം ഉണ്ടാവുള്ളൂ അതായത് ചൂടിനെടുത്ത് അടുത്ത് തണുത്ത ഭക്ഷണം അങ്ങനെയാണല്ലോ ദഹനക്കാരെ ഏൽപ്പിക്കുമ്പോ അവര് എല്ലാ ദിക്കിലേക്കും ഒരിടത്ത് ദഹനമല്ലായിരിക്കും പല ദിക്കിലും ദഹനായിരിക്കും എന്നിട്ട് അവരുടെ അവിടെ വെച്ച് ഉണ്ടാക്കി വെച്ചാവുമ്പോഴേക്കും കൊടുത്തു വയ്ക്കും ഏയ് നമ്പാറായിട്ട് ഒമ്പിക്കോളൂട്ടോ എന്ന് പറഞ്ഞാൽ പോകും അത് കഴിക്കാറാകുമ്പോഴേക്കും അവിടെ ഇരുന്ന് തണുത്ത് തണുത്ത് തണുത്ത് തണുത്ത് അല്ലാതെ കേട്ടോ വിശേഷങ്ങൾക്കൊന്നും വേണ്ടിയിട്ടാണ് നിത്യം കഴിക്കുന്നതിന്റെ പറയുന്നത് ചോദ്യം ചൂടുള്ള ഭക്ഷണമൊക്കെയാണ് പക്ഷേ നാലഞ്ച് ദിവസത്തേക്ക് ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുകയാണ് പോകുന്നത് അല്ലേ നാലഞ്ച് ദിവസത്തേക്കുള്ളത് ഒരുമിച്ച് അവർ ഉണ്ടാക്കി വെക്കും എന്നിട്ട് കേടാവാത്ത ഒരു പെട്ടി ഉണ്ട് അതിനുള്ളിൽ കൊണ്ടു വെക്കും ഇത് ആവശ്യത്തിനെടുത്ത് ചൂടാക്കിയിട്ട് വിളമ്പുക കഴിക്കാൻ സുഖം എന്തെങ്കിലും ഒന്ന് കഴിക്കാമെന്നല്ലാതെ സ്വാദറിഞ്ഞ് കഴിക്കാനൊന്നും പറ്റില്ല സുഖമായിട്ടുള്ള ഭക്ഷണം ആവില്ല അതാ അനുഷ്ഠ ഗോരസമില്ലാത്ത ഭക്ഷണം മോര് തൈര് തുടങ്ങിയിട്ടില്ലാതെ ഭക്ഷണം ഇതൊന്നും സുഖമില്ല അമൃതോപമാനം അന്ധ ഭവതി ഇങ്ങനെയുള്ള വേറെ നല്ല ഭക്ഷണമാണെങ്കിലും വേണ്ടില്ല അരിക്കാരനായിട്ടിരിക്കും എന്നാൽ സ്വാദമുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് അമ്മമാര് കിടാങ്ങൾക്ക് പ്രഭാതമായി കഴിഞ്ഞാൽ സുന്ദര ഭക്ഷണമുണ്ട് നല്ല ചോറ് നല്ല ആ ചോറ് നല്ല ചുമ്മിനുള്ള ചോറ് ആ അരി വാർത്ത അതിൻ്റെ ചൂട് അറാതെ നല്ല ആവി പറഞ്ഞു പറത്തു വെക്കുന്നു അങ്ങനെയുള്ള ചോറ് നല്ല ചോറ് ആ ചോറില് നെയ്യ് കുഴിച്ചെടുത്ത് കുഴയ്ക്കുക നെയ്യൊഴിച്ച് കുഴച്ചിട്ട് അതിൽ വഴുതനങ്ങ ഉപ്പേരി ഒരു അഞ്ചാറ് ലക്ഷം വഴുതനങ്ങ ഉപ്പേരി അപ്പോൾ തന്നെ തൈര് കണ്ണിമാങ്ങ ഇതൊക്കെ ചേർത്തിട്ടുള്ള ഒരു തരുന്ന ഭക്ഷണം ഉണ്ട് ആ ഭാഗ സമയത്തിങ്കിൽ തരുന്ന ഭക്ഷണം ഉണ്ടല്ലോ സ്വാദങ്ങളെ ആലോചിച്ചാൽ ഇല്ല ഇങ്ങനെ ഒരു ഭക്ഷണം വേറെ ഇല്ലാന്ന് തോന്നുന്നു അത് വെക്കുക കടകിനോറും പുത്തുരു കൊണ്ട നെയ്യും പുഴുകിന ബൃഹദീനം പൂവരും നാലും പുതിയ കയ്യും ഉച്ചയിലും മണാലുമെല്ലാം പുലരിൽ വിലവിൽ നൽകും അമ്മമാർക്കായി ഓ നീളമ്മമാരെ തന്നെ വേണം ഇപ്പോ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് അമ്മമാരെ ബഹുമാനിക്കണില്ല കിടാങ്ങൾ അമ്മമാരെ ബഹുമാനിക്കണില്ല അമ്മമാരെ തൊഴിലില്ല എന്നൊക്കെ ഒരു ഉണ്ട് അതെന്താ ഇങ്ങനെയുള്ള ഭക്ഷണം എന്താ കൊടുക്കുന്നത് പിന്നെ തൊഴാൻ തോന്നും ഇങ്ങനെയുള്ള ഭക്ഷണം കൊടുത്താൽ ആ അമ്മമാരെ തൊഴാണ്ട് ഇല്ല അതാ വിശേഷമായിട്ടുള്ള ഭക്ഷണമാണ് അതുപോലെ തന്നെ പിന്നീട് വിശേഷമായിട്ടുള്ള ഭക്ഷണം ഇടനേരം കിടാങ്ങൾക്ക് വയറ് ചായാണ്ടിരിക്കാനായിട്ട് ഇടനേരം ഒരു ഭക്ഷണം കൊടുക്കേണ്ട ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിഞ്ഞ് ഊണ് കഴിഞ്ഞാൽ ഇടനേരം ഒരു ഭക്ഷണം കൊടുക്കുന്നുണ്ട് ആ ചോറ് അത് ആ ഉപ്പേരിയൊക്കെ അതിൻ്റെ ഉള്ളിൽ അതിലിട്ടങ്ങ് പരത്തും പരത്തിയിട്ട് അതിൽ ആ കൂട്ടാനും ഉപ്പേരിയും ഒക്കെ കൂട്ടിച്ചേർത്ത് കുറച്ച് അയ്യ സ്വാദകട ആലോചിച്ചാൽ കുട്ടിക്കാലത്തേ ഉള്ളൂ കേട്ടോ കുറച്ച് പ്രായമായ പിന്നെ തരാം ആ കുട്ടിക്കാലത്തേ തരാവുള്ളൂ ആ പുള്ളിയുടെ സ്വാദങ്ങൾ ആലോചിക്കുമ്പോ എനിക്ക് തോന്നാറുണ്ട് കണ്ടേ ഇങ്ങനെ പ്രായം ആവണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട് കുട്ടിക്കാലത്തേ തരാവുള്ളൂ ആ കുട്ടിയുടെ സ്വാദങ്ങൾ ആലോചിക്കുമ്പോ എപ്പോഴും കുട്ടിയായിട്ടിരുന്നാ മതിയായിരുന്നു എന്ന് തോന്നാറുണ്ട് എനിക്ക് ഉരുട്ടിട്ട അമ്മ കയ്യാൽ ഒരു പിള്ളയ്ക്കും ഞാൻ തിരുടി പെൺ വിശേഷിച്ചും ചെറുപ്പം പോയതാകിലും ഇപ്പോഴും കുട്ടിയായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നണ്ട അത്ര സ്വാദാണതിലേ അതുപോലെ തന്നെ പിന്നെ ആ ഊരിൻ്റെ വിശേഷം ആ അതിൻ്റെ വൈഭവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന് വേണ്ട സാധനങ്ങളൊക്കെ വേണം നല്ല കണ്ണിമാങ്ങ നല്ല കണ്ണിമാങ്ങ അതുപോലെ തന്നെ കരിങ്കാർ കരിങ്കാൾ എന്ന് പറഞ്ഞാൽ കരിഞ്ഞ ഒരാളെന്നല്ല നല്ല കുക്കുക കരിന്ത അതുപോലെ തന്നെ കനല് ചുട്ട പപ്പടം പപ്പടം പോലെ ചുടണം അത് കനലിൽ ചുടുകയും വേണം ഞാനൊക്കെ മുറുക്കി പറ്റുള്ളൂ കനലിൽ കനലിൽ ചുട്ട പപ്പടത്തിൻ്റെ സ്വാദ് വേറെയാണ് കനലിൽ ചുട്ട പപ്പടം അതുപോലെ കാച്ചിയ പോലെ ആ മോര് ആ മഞ്ഞപ്പൊടി അതുപോലെ തന്നെ ചുക്ക ഒക്കെ ഇട്ട് കാച്ചിയ അങ്ങനെ ആ മോര് അതൊക്കെ കുട്ടികളിൽ കഴിക്കുമ്പോൾ ഒരു സുഖമേ ആ ഊണിൻ്റെ വൈഭവം അറിയണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാവണം കണ്ണി മാങ്ങ കരിങ്കാളൻ കനൽ ചുപ്പവം കാച്ചിയ മോരുമുണ്ടാകിൽ ഉടിൻ്റെ വൈഭവം வந்தவர் போவது நினைவில் வெப்பேன் அவளத்தினால் ஐயா ഇതിന്റെ സുഖം അനുഭവിച്ചാൽ തന്നെ അറിയൂ അനുഭവിച്ച അവളൊക്കെ അറിയാം അല്ലാത്ത ആളുകളെ കേൾക്കുമ്പോൾ എന്തൊക്കെയോ പറയുന്നേ തോന്നുള്ളൂ അനുഭവിച്ച ആളുകളൊക്കെ അതിന്റെ സുഖം അറിഞ്ഞുണ്ട് അതുപോലെ തന്നെ പിന്നെ എൻ്റെ വിശേഷമായിട്ടുള്ള ഭക്ഷണം അടുക്കള ശ്രാദ്ധം അടുക്കള ശ്രാദ്ധം എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ വെച്ച് ഊട്ടുന്ന ശ്രാദ്ധം അല്ലേ അതല്ല അതായത് ഊട്ടുന്ന ശ്രാദ്ധം ശ്രാദ്ധം അതിനാണ് അടുക്കള ശ്രാദ്ധം അടുക്കള ശ്രാദ്ധം എന്ന് പറയുക ഓ അത് കേമാവോ എങ്ങനെയാണോ കേമാവുന്നത് ഗൃഹസ്ഥന്മാർ ശ്രാദ്ധല്ലേ കേമാവുക അങ്ങനെയല്ല അത് എങ്ങനെയാണ് ധരിച്ചതെന്ന് വെച്ചാൽ അങ്ങനെയല്ല അരുഹ അകായി നോക്കുന്ന ശ്രാദ്ധ കേമാവുക അതിപ്പോ അകായി നോക്കാനുള്ള ശ്രാദ്ധത്തിന് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കേണ്ടാവുമോ സാധനങ്ങളൊന്നും മേടിച്ചു കൊടുക്കേണ്ടാവില്ല പിന്നെ എങ്ങനെയാണോ കേമാവുന്നത് അതാണ് കേമാവുക അതിനുള്ള കൗശലം അവർക്കുണ്ടല്ലോ അവർക്കറിയാം ഇതിന് പ്രത്യേകിച്ച് വേറെ ഒന്നും മേടിക്കേണ്ടാവില്ല എന്ന് അവർക്കറിയാം എന്താ അകായി കൂടുന്ന ശ്വാസമല്ലേ അകായുടെ അത്രയും കണക്കാക്കി അപ്പൊ അതുകൊണ്ട് അവര് മനസ്സ് വരുത്തും അവർക്കറിയാമല്ലോ എന്ത് ദിവസം ശ്രാദ്ധം അവർക്കറിയാം അപ്പോ ആ എന്ത് വിശേഷത്തിന് സാധനങ്ങൾ മേടിച്ചാലും അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് മാറ്റി വയ്ക്കും ശ്രാദ്ധം ഉണ്ടെന്ന് അറിയാലോ എന്ത് വിശേഷത്തിനായി വേണ്ട ആ മേടിച്ച സാധനത്തിൽ കുറച്ചെടുത്ത് മാറ്റി വയ്ക്കും ഒന്നും അറിഞ്ഞിട്ടില്ലേ വെടി <laughs> നോക്കിക്കൊണ്ട് അവിടെ സൂക്ഷിപ്പ് വരെ ഉണ്ടാവും ഇനി കുറേശ്ശെ എടുത്ത് മാറ്റിയിരിക്കുന്നു അങ്ങനെ എല്ലാം സൂക്ഷിച്ചു വെച്ച് ആ ശ്രാദ്ധത്തിൻ്റെ അന്ന് ഭംഗിയായിട്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടാവും എന്നാൽ വെറ്റിയതിന് ഇവര് തന്നെയാണ് വെക്കാൻ ഇവര് തന്നെയാണ് അല്ലേ ഗൃഹസ്ഥനോട് ശ്രാദ്ധത്തിന് വെക്കാൻ ഇവരാണ് അതിനത്ര ശ്രദ്ധ ഉണ്ടാവില്ല അത് കൂട്ടാനുള്ള ശ്രാദ്ധം അത്രയും ഇപ്പൊ അവര് കൂട്ടുന്ന ശ്രാദ്ധ അപ്പോൾ നിഷ്കർഷം കൂടും ഈ ഭക്ഷണത്തിന് സ്വാദ് ഉണ്ടാവുന്നത് അതിനുള്ള ശ്രദ്ധയാണ് അതിന് സ്വാദുണ്ടാക്കുക അല്ലേ അപ്പോൾ അവരോടുള്ള ശ്രദ്ധ ആവുമ്പോ അവർ മനസ്സിലത്തി ഉണ്ടാകും വിഭവങ്ങളൊക്കെ അപ്പോൾ അതിന് സ്വാദ് കൂടുതലുണ്ടാവും അത് മാത്രല്ല ഇങ്ങനെ ഭക്ഷണം ആ സാധനങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ ആ വടക്കിനിയിൽ വെച്ച് ആയിട്ടൊരു ശ്രമം അത് കഴിഞ്ഞാൽ ഒരടയുണ്ട് അയ്യാ സ്വാദിലേ അവക്കമില്ലാ കറിയും ചമച്ചിട്ടവക്കമായിട്ടു അവക്കിനിയിൽ അടുക്കള ശ്രദ്ധമതുകൊണ്ടാൽ ഒക്കൊരുക്കും സുഖം അയ്യ ആ ശ്രാദ്ധത്തിന്റെ ഒരു സുഖം ഏതായാലും ഉണ്ടാക്കിയൊരു സുഖമല്ല ഇങ്ങനെ വിശേഷപ്പെട്ട ഭക്ഷണങ്ങള് പലതുണ്ടേ ഇതൊന്നും പക്ഷേ ആഹാ അശനമാകുന്ന പുരുഷാർത്ഥത്തിന് പോരാ വിശേഷപ്പെട്ട ഭക്ഷണങ്ങളാണ് അതൊക്കെ അതുപോലെ തന്നെ പിന്നെ എന്താ പലതും പെരുവഴിയൂട്ടുപിറന്നാഴിൽ ആ പെരുവഴിയൂട്ടും പെരുവഴിയൂട്ട പെരുവഴിയൂട്ട എന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ച് ഉപ്പ കൂട്ടാൻ തന്നെ അതിനാണ് പെരുവഴി അതുകൊണ്ടാവില്ലേ ഇടയ്ക്ക് അതുകൊണ്ടാവും ഓണ വഴിക്കേ അതിനെയാണ് പെരുവഴി കൂട്ട എന്ന് പറയുക അപ്പൊ അതിന് പുതിയ ചില പേരൊക്കെ പറയാമെന്ന് വലിയ എണ്ണവും ധാരാളം പ്രസാദ കൂട്ട് അത് കഴിക്കാൻ ഉള്ള പ്രസാദം കൂടെ ചെടിയും കഴിക്കുക അതുപോലെ തന്നെ വിരുന്ന വിരുന്നെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സന്തോഷിപ്പിക്കാനായിട്ട് കേമായിട്ട് ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുക ആണ് വിരുന്ന് അതുപോലെ തന്നെ കല്യാണം എത്രയാ കേമാവുമെന്ന് കണക്കില്ല കേമന്മാരുടെ ആകുമ്പോൾ കല്യാണത്തിനിപ്പോൾ അധികം ചിലവാക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് മറ്റുള്ളവരെക്കാളൊക്കെ ചിലവ് കൂടുതൽ ഭക്ഷണത്തിനാണ് എത്രയും ചിലവാക്കുന്നത് കിടക്കില്ല അതുപോലെ തന്നെ യാഗം യാഗത്തിന് വരണ ഉള്ളതൊക്കെ ഭക്ഷണം ഉണ്ടാവും ഭക്ഷണമാണ് അവനെ ഗണഹോമം ഗണഹോമം ഗണഹോമം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര് അനുഷ്ഠിക്കുന്ന ഒരു കർമ്മമാണ് രാജാക്കന്മാര് ഉത്തരകാമേറ്റ് ചെയ്യണത് പോലെ ബ്രാഹ്മണന് ചെയ്യുന്ന കർമ്മമാണ് ഗണഹോമം സമ്പത്യർത്ഥം ചെയ്യണതാണ് അവതാര സ്ഥാനത്തോട് കൂടിയിട്ട് ആ സഹായനായിട്ട് ഏഴ് ദിവസം കൊണ്ട് അനുഷ്ഠിക്കുന്നതാണ് ഗണഹോമം അതിന് ഒരാളൊക്കെ ഭാഷകളുണ്ട് ഇങ്ങനെ പലതരത്തിലും ഇടപെട്ടേ ഇതൊക്കെ എന്താ അതുകൊണ്ടുള്ള പ്രയോജനം ആണെങ്കിൽ അന്നത്തെ ഇല്ലത്തെ അരി ചെലവാകൊണ്ടിരിക്കും അത്രേ ഉള്ളൂ വേറെ പ്രയോജനമൊന്നുമില്ല അന്ന് ഇല്ലത്തുന്ന അരി ചെലവാക്കിയ അത്രേ ഉള്ളൂ അല്ലാതെ അശനമാകുന്ന പുരുഷാർത്ഥത്തിന് അതൊന്നും പോരാ അതുപോലെ തന്നെ പിന്നീട് ശേഷപ്പെട്ട ഭക്ഷണം ചാത്തം ചാത്തം ഉണ്ടെങ്കിൽ കേട്ടോ ആ തോട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ട് മനസ്സ് കൊടുക്കും അതിൻ്റെ ഭക്ഷണം ചാത്തത്തിൽ ചെയ്യുന്നാൽ സുഖമായിട്ടുള്ള ഭക്ഷണമുണ്ട് അതുപോലെ ചോറൂണ് കൃത്യമായിട്ടുള്ള ഭക്ഷണം അതെ ആ സന്തതി ഇല്ലാതെ വിഷമിച്ച് അനവധി കാലം ആഗ്രഹിച്ച് ഒരു ഉണ്ണി ഉണ്ടാവുക ആ ഉണ്ണി ഉണ്ടായാൽ ആ ഉണ്ണിയുടെ ചോറിന് കേമാകും അതുപോലെ ഇങ്ങനെ പല ഭക്ഷണങ്ങളും ഉണ്ട് പക്ഷെ അതൊന്നും ഈ അശനമാകുന്ന പുരുഷാർത്ഥത്തിന് ഒരാളാ ചാതം പന്ത്രണ്ടാം മാസ ഭോജനം ഭോജനം ഭോജനം എന്ന് പറയണമെങ്കിൽ പന്ത്രണ്ടാം മാസം തന്നെ വേണം അതെ ഇതൊന്നും ആയാൽ പോരാ അതുകൊണ്ടല്ലോ ചാത്തം ചോറൂണ് ഒരു പിറന്നാള് യോഗ്യന്മാരായിട്ടുള്ള ആളുകളുടെ പിറന്നാള് ആഘോഷിക്കാൻ പറ്റുന്നുണ്ട് പണ്ടൊക്കെ ഒരു ക്രമം ഉണ്ടായിരുന്നു കണക്കൊക്കെ ഉണ്ടല്ലേ അറുപത് പിന്നെ എൺപത്തിനാല് കണക്കുണ്ട് അപ്പം രണ്ട് ക്യാമറയാണോ അതനുസരിച്ച് കൂടി കൂടി വരിക എഴുപത് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് ചൂടൊന്നും മേടിച്ചിട്ട് അതൊന്നുമല്ലാതെ അന്നാലേക്ക് ഇരുന്ന് എനിക്കിപ്പോ തന്നെ അവർ കഴിക്കുക അങ്ങനെ പറമാള് കേമായിട്ട് നടക്കുക എമ്മമാരുടെ പറമാള് കേമായിട്ട് നടക്കുന്നുണ്ട് വിശേഷപ്പെട്ട സദ്യ ഉണ്ടോ ഭക്ഷണം കേമായിട്ടുള്ള ഭക്ഷണം പക്ഷേ അതൊന്നും പോരാ അപ്പൊ തന്നെ ചാപ്പം ചോറൂണ് പിറന്നാള് അതുപോലെ കല്യാണം ഇങ്ങനെ വിശേഷപ്പെട്ട ഭക്ഷണങ്ങൾ വരുന്നുണ്ട് ശവളം അതിന് ഭക്ഷണം ബുദ്ധിമുട്ട് അതന്നെ മനസ്സിലാവുമെന്ന് ശരിക്കാൻ പോലെ അതുപോലെ ഉപനയനം ഒഞ്ഞം ഒഞ്ഞത്തിനും ശേഷം ഭക്ഷണമുണ്ട് പക്ഷേ ഇതൊന്നും ആയാൽ അശനമാകുന്ന പുരുഷാർത്ഥത്തിന് ചാത്തം ചോറും പിറന്നാഴ്ച വളർവനയം വാരമൂക്കെന്നിതെല്ലാം പ്രാർത്ഥിക്കുന്നില്ല ഭോക്തും വിലവിനൊരു യഥാപ്രാപ്ത വസ്തു പര്യാപ്ത ഒഴികടന്നും ഭുജിക്കണമല്ലോ ആ പന്ത്രണ്ടാം മാസമാണെങ്കിൽ എത്ര വെള്ളം നടന്നിട്ടാണെങ്കിലും വീടില്ല തിരിച്ചു തന്നെ വേണം ആ പന്ത്രണ്ടാം മാസം ആയാലേ മുഴുവനാവുള്ളത് അച്ഛനമാകുന്ന പുരുഷാർത്ഥത്തിന് പന്ത്രണ്ടാം മാസം തന്നെ വേണം മറ്റുള്ളതും നേരെയാക്കി അതുപോലെ ആവില്ലേ ഒമ്പതാം നല്ല വേണമെന്ന് അത്ര നിർബന്ധം മറ്റുള്ളത് നേരെ ആക്കിയാൽ നേരെയാവില്ല നേരെയാവില്ല എട്ടാത് മറ്റുള്ള വിശേഷങ്ങളൊക്കെ അതാത് സമയത്ത് നിശ്ചയിക്കുന്നതാണ് ഒരു കല്യാണം അപ്പൊ നിശ്ചയിക്കാൻ ആ സമയത്ത് ഉള്ള സാധനങ്ങളെ കൊണ്ട് ഒരു ഭംഗിയാക്കാം അതുപോലെ പറഞ്ഞാൽ ഇതൊക്കെ അതാത് സമയത്ത് എന്തൊക്കെയാ വിട്ടുവെച്ചാൽ അതൊക്കെ ധാരാളം കൊണ്ടുവന്ന് ഹേമായിട്ട് ആ അപ്പപ്പ കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് അത്രേ ഉണ്ടാവുള്ളൂ പന്ത്രണ്ടാം മാസം അങ്ങനെയല്ല സിദ്ധി കൂടിയാൽ അപ്പം അറിയാലോ പന്ത്രണ്ടാം മാസം ഉണ്ടത് അപ്പോൾ അന്ന് മുതൽ ഓരോരോ സാധനങ്ങൾ അതാത് കാലത്ത് കിട്ടുന്ന സാധനങ്ങള് സംഭരിച്ചു സംഭരിച്ച് അത് കേടുവരാത്ത വിധത്തിൽ സൂക്ഷിച്ചു വെച്ച് ആ പന്ത്രണ്ടാം മാസം ആകുമ്പോഴേക്കും എല്ലാ സാധനങ്ങളും ഉണ്ടാവും അതുകൊണ്ടാണ് പന്ത്രണ്ടാം മാസം നല്ല വിഷയം അല്ലാതെ മറ്റുള്ള ദിവസം ആയാൽ പോരാ എന്ന് പറയാനുള്ള കാരണമാണ് പന്ത്രണ്ടാം മാസം പോലെ എല്ലാം തികഞ്ഞിട്ട് ഒരു ഭക്ഷണം വേറെ ഉണ്ടാവില്ല അത് മാത്രല്ല പന്ത്രണ്ടാം മാസം എന്ന് പറയുന്നത് ഒരു പഞ്ചാക്ഷരം എന്ന് പറയാം പന്ത്രണ്ടാം മാസം എന്ന് പറഞ്ഞാൽ പഞ്ചാക്ഷരോ ഇവിടെ പഞ്ചാക്ഷരം അതാണോ അതല്ല അതിൽ ഉണ്ട് ഇത് വേറൊരു പഞ്ചാക്ഷരം പഞ്ചാക്ഷരം എന്ന് പറഞ്ഞാൽ അഞ്ചാക്ഷരം ഇത്രയല്ലേ ഉള്ളൂ പന്ത്രണ്ടാം മാസം ഇത് പഞ്ചാക്ഷരം തന്നെയാണ് അത് മാത്രമല്ല സാധാരണ പഞ്ചാക്ഷരം ശുദ്ധി വരുന്നതിൽ വലിയ പാടാണ് അനവധി തവണ ജപിച്ച് ജപിച്ച് ജപിച്ച് ജപിച്ച് ജപിച്ച് അങ്ങനെ വേണം ശുദ്ധി വരുത്താനായിട്ട് ഇതിനൊന്നും ഒന്നും വേണ്ട ഈ പഞ്ചാക്ഷത ആദ്യത്തെ പഞ്ചാക്ഷരത്തിനേക്കാൾ കേമാന്ന് ഗുണം പറയാനായിട്ട് ഇതിനൊന്നും വേണ്ട ഒന്ന് വിചാരിച്ചാൽ മതി സന്തോഷവും ചിരിക്കാതെ കണ്ട് പതിനാ പന്ത്രണ്ടാം മാസം എന്ന് പറയാൻ പറ്റില്ല ഇതാ തോന്നുന്നുണ്ടോ വെറുതെ ഒരിടത്തല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കാണ്ട് പന്ത്രണ്ടാം മാസം എന്ന് പറയാൻ പറ്റുമോ ഓ അപ്പൊ ഞാൻ പറയാം ആ നമുക്ക് ആ പന്ത്രണ്ടാം മാസത്തിന്റെ കേശാധിപാദം മനസ്സിൽ ശരിക്കും വിചാരിക്കണം അങ്ങനെ വിചാരിച്ചിട്ട് പറയണം നോക്ക് ശ്രമിച്ചു നോക്കണോ പറ്റുമെന്നറിയാലോ പന്ത്രണ്ടാമത് ആ പന്ത്രണ്ടാം മാസം വിചാരിക്കുമ്പോഴേക്കും സന്തോഷമാവും അതാ പഞ്ചാക്ഷരത്തിനേക്കാൾ പ്രേമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് പന്ത്രണ്ടാം മാസം എന്നുള്ള മന്ത്രം പഞ്ചാക്ഷരം മന്ത്രവും തന്ത്രവും വേണ്ട മന്ത്രിച്ചാലേ സുഖം വരും ഐക്യൊന്നും വേണ്ട വിചാരിച്ചാൽ മതി പന്ത്രണ്ടാം മാസം പതിനഞ്ച് തുടങ്ങി ഐക്യം തുടങ്ങിട്ടാ വിചാരിച്ചാൽ വിചാരിച്ചിരിക്കാൻ പറ്റില്ല അത്ര സന്തോഷം പന്ത്രണ്ടാം മാസം വിചാരിച്ചാൽ സന്തോഷം ഉണ്ടാവും അസ്മാദികൾക്ക് എല്ലാവർക്കും കൂടെ പോവാൻ പാകത്തിലൊരു പന്ത്രണ്ടാം മാസം എവിടെ ഉണ്ടാവുക മാസമൊക്കെ ലഹരിയിലൊന്നുമില്ലേ നമ്മളാളുകളുടെ ഇടയിലേ ഉള്ളൂ കേട്ടോ മറ്റുള്ള ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ടാവുന്നുണ്ട് വീരൊന്ന് മാറ്റി പറയണമെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ആളുകൾ വീര ലേൺ ചെയ്തു രണ്ടാം മാസത്തിലുള്ളവർ ലേൺ ചെയ്ത് തുടങ്ങി ഇവിടെ അപ്പോൾ ഏടോ കൂടെ എല്ലാവർക്കും കൂടെ പോകാൻ പാകത്തിലും രണ്ടാം മാസം തിരിക്കുമ്പോൾ എവിടെയാണ് ഉണ്ടാവുക നമ്മൾ ആലോചിക്കുക എന്താ പേര് എനിക്ക് എന്ത് ഒക്കെയോനാണല്ലോ ഒക്കെയോനെ അറിയാണ്ടിരിക്കുക ഒക്കെയോനാണല്ലോ ഈ കടന്നു കഴിക്കുന്നത് അപ്പോൾ ഒക്കെയോനെ അറിയാൻ പറ്റുന്നത് ഒക്കെയോനോട് ചോദിച്ചാൽ അറിയാൻ പറ്റും ഒക്കെയോനെ അടുത്ത് പോയി ചോദിക്കുക പറഞ്ഞ എല്ലാവരും കൂടെ പെരിന്തൃക്കയിൽ അവിടെ ചെന്ന് നോക്കിയപ്പോ ശബ്ദം കേൾക്കുന്നില്ല ಇವರು ನಿಮ್ಮ ತ್ರಾಸ ಹೆಂಗೆ ಒಂದು ಸಂಖ್ಯೆ ತವಲೇಡ ಜನ್ಮ ನಾವು നെറ്റ് അടിച്ച് വേണം പ്രാസം ക്ലാസ് ഒന്നും വന്നെങ്കിൽ കുറച്ച് സമയമാവും അല്ലെങ്കിൽ പോയാൽ വേഗമൊന്നും വെള്ളിയാണ് ചെറിയ സൗരം വലിയ സൗരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരം കുറേ ആവും അപ്പോൾ വേണ്ടത് കാര്യം ചെയ്യാം പിന്നെയൊക്കെ നടക്കുക അവിടുന്ന് പലതും കാണാനൊക്കെ ഉണ്ടാവും ആയാലും ഒക്കെ വരേണ്ടവരെ വേറെ പ്രവൃത്തിയൊന്നുമില്ലല്ലോ നോക്കുക ശേഷം ഭക്തകളുടെ വായന വായന കേൾക്കാനായിട്ട് ആളുകൾ ധാരാളം അങ്ങനെ ഉണ്ടല്ലോ വായനയ്ക്ക് പോവുക വായന കേൾക്കാൻ പോവുക എന്നാ ശരിയാ ആള് പോണ കാണാം വായനയ്ക്ക് എന്ന് പറഞ്ഞ പോണ കാണാം കേൾക്കണ ആളുടെ നിശ്ചയമില്ല വായിക്കണ ആളുടെ നിശ്ചയമുണ്ടെന്ന് അന്ന് ധാരാളം കൂടെ കാണാം ഇപ്പോ ഭക്തകളുടെ വായനയാണ് നമ്മള് ആളാക്കപ്പെട്ടല്ലേ ആളൊക്കെ കത്തി കട്ടിയ അടുത്തത് കുറച്ച് നേരം പോയി തിരിക്കണം അതിന് മുട്ടും വെട്ടവരെ വേറെ ഒട്ടിയില്ലല്ലോ നേരം പോയി തിരിക്കാൻ ഭക്തൻ അവിടെ തിരിഞ്ഞ് നോക്കിയപ്പോ ഭക്തകളുടെ വായന ധാരാളം ഉണ്ട് ഉടനയുടനെയുമയുത് മാജാരകോ മഹാപ്രാജ്ഞ ശ്രുരാതിവിലാതിതാ പഞ്ചാസ്യ ഗുരുരത്യർത്ഥം ശുദ്ധിവാസോ ഭവൽ സംഗീതമൊക്കെ കേൾക്കുമ്പോൾ ഈ വായനതാണ് എന്താ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ സംഗീതം കേട്ടാ പിന്നെ അർത്ഥം ചിന്തിക്കുക സംഗീതത്തിന്റെ ആവശ്യമില്ല അത്യർത്ഥം ചുട്ടിവാസർജിത അഭവൽ മാർജാനകൻ ഏറ്റവും ചുട്ടിവാസാർജിതനായി അപ്പന്മാര് സ്വന്തം മൂന്ന് തരത്തിലുണ്ടെന്നാ അപ്പന്മാരോ ആ വിളിക്കണ കേട്ടാ മനസ്സിലാവും ആ അപ്പൻ അപ്പൻ അൽപ്പൻ അപ്പൻ വിളിക്കണ കേട്ട അപ്പ ഇല്ലാത്തേക്ക് കുറച്ച് പ്രയോജനമുള്ള ആളാണ് ആ അപ്പൻ അപ്പൻ പറഞ്ഞാൽ ഗുണമില്ല ദോഷമില്ല അല്പൻ പറഞ്ഞാൽ ഗുണമില്ലാതെ മാത്രമല്ല ദോഷമുള്ളൂ ഗുണമുണ്ട് ഇങ്ങനെ മൂന്ന് തരം അവരൊന്നും ആയാൽ പോരാ അത് ആ മച്ചും മാളിക ഒക്കെ ആ ധാരാളം പണം പാത്രങ്ങള് അതിനുള്ള സാധനങ്ങളൊക്കെ വേണമല്ലോ ആ രാജാവിനോട് തുല്യനായിട്ടുള്ള ഒരാളുടെ വേണം അല്ലാതെ ആരെങ്കിലും ആയാൽ പോരാ രാജാവിനോട് തുല്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ രാജാവിൻ്റെ തന്നെ ഇവിടെ ആയിക്കോട്ടെ തമ്മിലെ കേമാവില്ലേ രാജാവിൻ്റെ ആയാൽ രാജാവല്ല നടത്തുന്നത് അത് തൊണ്ടക്കാരെ ഏൽപ്പിക്കുക ചെയ്യാം അവരോട് തൊണ്ടക്കാരൻ്റെ അവരാ നടത്തുക അവർക്ക് ഇപ്പൊ ഇവിടെ ചെലവാക്കാനല്ല മോഹം അവരുടെ അവിടെ ചെലവാക്കാനാവും അപ്പോ അവർ ചെലവാക്കിയെന്ന് വരില്ല ബ്രാഹ്മണരാണെങ്കിൽ അവര് തന്നെയാണ് അവർ സഹിക്കുക അപ്പൊ അവരോട് ഭംഗിയാവും അതും അച്ഛൻ്റെയോ അമ്മയുടെയോ ഞാൻ അപ്പൻ്റെ ഒന്നും ആയാൽ പോരാ അച്ഛൻ്റെയോ അമ്മയുടെയോ ആയാലേ ഹൃദയമുണ്ട അത് തന്നെ അച്ഛൻ മരിച്ചിട്ട് അമ്മയുടെ ആവും എന്നാൽ കുറേ കൂടെ കേൾക്കാം അല്ലെ ഒരാളുണ്ടെങ്കിൽ എന്താന്നല്ലേ ആ അത് കേമാക്കാം കേമാവും അപ്പോ അച്ഛൻ മരിച്ചിട്ട് അമ്മയുടെ ആവുമ്പോൾ വേറെ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് വളരെ കേമോ മറ്റും മാളികയും നിറഞ്ഞ പണവും പാത്രങ്ങൾ ഭണ്ഡാരവും മുറ്റും ക്ഷ്മാപതിയോടു ചേർന്ന ധനികൻ തന്മാന്യയാമമ്മതാനച്ഛൻ താൻ സഹസാ മരിച്ചു വിരവിൽ സവത്സരാന്തേതൃണം ഇച്ഛാപൂർത്തി വരുത്തുവൻ തുനിയുമാ അസംഭുലിച്ചീടം അങ്ങനെയുള്ള പന്ത്രണ്ടാം മാസം വേണം ഇതിപ്പോ ഏതായാലും നിയമാവും വിണ്ടിന്നാക്കപ്പെട്ടല്ലേ പറഞ്ഞത് നിയമാവായിട്ടില്ല ഓ ഞാൻ പോവാ പറഞ്ഞ് പെട്ട് കണ്ടിട്ടില്ല നമ്മളൊക്കെ ഉള്ളത് കേട്ടിട്ടുണ്ട് അതിൻ്റെ നാട്ടിലേക്ക് പോയ ചേട്ടൻ ഉണ്ടാവും അതുകൊണ്ട് തിരിച്ചു വന്നപ്പോ മുഖ്യൻ കുറെ നാണികളോട് ചൊല്ലിട്ടിരിക്കുന്ന സമയ അതിന്റെ ഭാവം പെട്ടെന്ന് മാറുന്നു എന്താപ്പോ അവിടേക്ക് പോണ വഴി മൂക്കിന് വഴി കുട്ടികൾ നേരെ വഴി എന്ന് പറഞ്ഞാൽ എന്നൊരു വഴി പോകോളാം എവിടേക്ക് വിചാരം മൂക്ക് അവിടെ ആവും എടുത്ത് വഴി പോവാം എല്ലാവരും ഹേ കാര്യട്ടോ ഇന്നിപ്പോ എല്ലാവരും അവരവരുടെ ഇല്ലത്ത് പോയി ശ്രമിക്കുക ശ്രമിച്ച് നാളെ നേരത്തെ വരണം കേട്ടോ എല്ലാവരും നേരത്തെ വരണം നേരത്തെ വന്ന് നേരത്തെ പോകണം ഒന്നാമത്തിന് ചോദിക്കുമ്പോൾ നേരത്തെ എത്ര അവിടെ അതുകൊണ്ട് നാളെ നേരത്തെ എല്ലാവരും വയ്യ എല്ലാവരും അവരവരുടെ ഇല്ലത്ത് പോയി রবিতে হে গেল তোমরা পদার্থ এইতো ইলাউരും দনামাস্থ নাই পুরো আসায়ত মুসাক ওক ぐらい মুসা আপুও গড় আহা দনামাস্থি গপরাণ সহাই আসায়ত মুসেরা সামিত্রের আনবধি আদে উছি নড় লাগলে উরতি মুসও ভালো না আচ্ছা আচ্ছা রে গণা বল না ഞാൻ പന്ത്രണ്ടാം മാസത്തിൽ പോവാണ് വീടിനാലുണ്ട് അവിടെ പന്ത്രണ്ടാം മാസത്തിൽ പോവാ എന്നാൽ ഞാനും ഉണ്ട് ഏ നീ നോക്കാൻ പറ്റില്ല പന്ത്രണ്ടാം മാസത്തിൽ പെൺകിടാങ്ങളെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാ ഞാൻ ആനായിട്ട് വന്നാലോ അങ്ങനെ കേട്ടിട്ടുണ്ടോ ചിലതൊക്കെ ആണ് വെണ്ണായി വെണ്ണ ആയി എന്നൊക്കെ കേട്ടിട്ട് നിൽക്കാനുള്ള കൗശലമൊക്കെ ഉണ്ടോ അപ്പൊ ഞാൻ ആണായിട്ട് വരാം കേട്ടോ കാണട്ടെ എഴുതും എനിക്ക് അവിടെ കോവലിട്ട് അവിടെ നിന്ന് നാലഞ്ച് കോവയ്ക്ക ഇത് പറിച്ചു പറിച്ച് ആണായിട്ട് അച്ഛാ അപ്പൊ നോക്കൂ ആണായില്ലേ നോക്കൂ എന്താ കൗശലൊക്കെ ഉണ്ടാക്കിയേ എന്തിനാ ഇപ്പൊ കയ്യിൽ രണ്ടുമൂന്നെണ്ണം പിടിച്ചിട്ടുണ്ടല്ലോ എന്തിനാ ഞാൻ അവിടെ ചെന്നിട്ട് പുതിയൊക്കെ ഉണ്ടെങ്കിൽ ഈറ മാറാൻ വിചാരിച്ച് കരുതിയതാ തന്നെ കൊടുക്കുക വെറുതെ ആവില്ല നമുക്ക് കാര്യപ്പം നമുക്ക് ഗുണമുണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ പേരൊന്നും അറിയണം ദേവന് ഇതാത്രി എന്നല്ലേ നിന്നെ വിളിച്ചിരുന്നത് നീ നിന്റെ പേര് ഇട്ടിത്താത്രൻ കേട്ടോ ആ പന്ത്രണ്ടാം മാസം കഴിഞ്ഞ് വരുന്നത് വരെ നിന്റെ പേര് ഇട്ടിത്താത്രൻ കേട്ടോ ഇതാത്രൻ എല്ലാവരും ആയില്ലേ പൂവല്ലേ ഓ കാര്യം മൂക്കിന് നേരെ വഴിയെന്നാ പറയുന്നത് അപ്പോ എല്ലാവരും കൂടെ പുറപ്പെട്ടാൽ ഓരോരുത്തരും ഓരോ വഴി പോയാൽ വിഷമ കരുതിയ ആരെങ്കിലും ഒരാള് വഴി കാട്ടി നടക്കാൻ പോകുന്നു ഒരാള് മുമ്പിൽ വഴി കാട്ടി നടക്കാൻ മറ്റുള്ള ആളുകളൊക്കെ പിന്നാലെ പോവുക അങ്ങനെയാണെങ്കിൽ ശരിയാവുള്ളൂ അല്ലാതെ ഓരോരുത്തരും ഓരോ വഴിക്ക് പോയാൽ വിഷമാവും യോ എന്നാലും ആരാ വേണ്ടത് കുഴി കാട്ടാനായിട്ട് ആരാ ഞാനാവാം കുഴി കാട്ടാനായിട്ട് ഞാനാവാം യോ എന്നാ കാണാൻ താൻ കാട്ടിക്കോളാം ഞാനാവാം കുഴി ഞാൻ തന്നെ സൂത്രം പോയാൽ എന്റെ വികാരം പോകുന്നു കേട്ടോ ആ ആ ആ வந்து இல்லாத இடம் டாக்டர் விஷயத்து அவன் அப்படியே இதுകൊണ്ട് അയ്യൻ തച്ചൻ തച്ചൻ തച്ചൻ തച്ചൻ നമുക്ക് ആവും മനുഷ്യനൊന്നുമില്ല വരുന്ന അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ഏതാ പറയുന്നത് ഇവര് തന്നെ പ്രായത്തിനായിട്ടുണ്ട് ഇവന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ആവുമ്പോ ഇതൊക്കെ ആവും ആ അതൊക്കെ ആവുന്നു കാണാൻ നോക്കി മനസ്സിലായി പറഞ്ഞത് മനസ്സിലായില്ല വേഗം അവൻ അവൻ്റെ ആ പണിയായുധങ്ങൾ എടുത്തു കൊണ്ടുവന്ന് വേഗം എടോ തച്ചന്റെ ഗൃഹ Thank you.

മഹാരത്തറയിൽ ശ്മശാന പൃഥ്വിയിലാരോഹണക്ഷോണിയിൽ കൈകൊട്ടുന്ന നിരത്തു തച്ച ഭവനേപ്യാലോക്യ ഭൂമാലോകനവും വെളുത്ത പലകാചാരങ്ങൾ മാസോത്സവ ഭ്രാന്ത്യാഹന്യ നിവൃത്യയാമിജ പുനഃ കേപ്പി ഉണിന പശ്യ മാതികള് ഞാൻ ഇവിടെ പുറപ്പെട്ട് പുറപ്പെട്ട് പുറപ്പെട്ട് കുറേ സമയത്തിങ്കൽ ഒരു കുഞ്ഞിൻ്റെ മുകളിലേക്ക് അങ്ങനെ അകറ്റുക അതിൻ്റെ മുകളിൽ കയറി താഴത്തേക്ക് ഇടരുന്നു താഴത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കുഞ്ഞിൻ്റെ ചോട്ടിലാണ് മൂത്ത ഉപ്പിൻ്റെ ഭവനം ഇവരെല്ലാവരും കൂടെ ഇറങ്ങി ചേർന്നത് കൂട്ടോപ്പിന്റെ പരപ്പുറത്തേക്കാ അവിടെ എത്തിയപ്പോ ഇത് എങ്ങനെ താഴത്തേക്ക് ഇറങ്ങുന്നത് താഴത്തേക്ക് ഇറങ്ങാൻ നോക്കിയില്ലാണെങ്കിൽ നോക്കി നിൽക്കുക ആ സമയത്ത് മുപ്പത് മുപ്പത് പാക്കഞ്ഞി കുടിക്കാനുള്ള ഇപ്പ ആ പാക്കഞ്ഞി വെച്ച് പാക്കഞ്ഞി കുടിക്കാനായിട്ട് ഇടത്തിലാണ് ആ ഇവരെല്ലാവരും കൂടെ പെരപ്പുറത്തോളം വന്നല്ലോ പെരപ്പുറത്ത് വന്നപ്പോ ആ ഇന്നലെ കരി പാക്കഞ്ഞിലേക്ക് വിട്ടു ചിലപ്പോ എന്താണ് ഇതാണ് ഇന്നത്തെ കരിയാ എന്താണ് അല്ലാത്തൊരു സ്വാദുണ്ടല്ലോ ഇല്ലനകരിയാണ് ഇല്ലനകരിയോ ആ കരിയില് ഇല്ലനകരി വന്നു കഴിഞ്ഞാ പുറത്ത് ആരോ വന്നിട്ടുണ്ട് എന്താ നമ്മുടെ പറമ്പറ ആളുകളില്ലേ എന്നാലും ചുരുക്കേറ്റ് ഒന്ന് കളിപ്പിക്കണ്ട കല്ലുകൊക്കെ ഈ ഇടത്തവും വലുത്തവും എടുത്ത് എന്നാൽ നോക്കാനായിട്ട് നമുക്ക് വെറുതെ നോക്കാൻ പറ്റില്ല ചവിട്ടി തേച്ച് അമർന്ന് നിന്ന് അതിലേക്ക് നോക്കാൻ പറ്റുള്ളൂ ചവിട്ടി തേച്ച് അമർന്ന മുകളിലേക്ക് നോക്കിയാൽ നിന്നപ്പോ ഗുരുവായി രസികനായിട്ട് പോകാൻ താഴത്തേക്ക് ഇറങ്ങാൻ എന്താ മാർഗത്തിൽ നോക്കി കൊണ്ടിരിക്കുക അപ്പോഴാണ് മൂത്തോർക്ക് ഉള്ളത് എന്നുള്ളത് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നതേ വേഗം കാലെടുത്ത് മൂത്തോർക്കിയുടെ തലേരെ വിളിച്ചു തലേര് വെച്ചപ്പോൾ മൂത്തോർക്ക് ഇതാ അങ്ങനെ എങ്ങനെയൊന്നും ഒരാൾ ലൗകിയാതൊന്നും ഇളകണതല്ല അങ്ങനെ എങ്ങനെയുള്ള ഒരു കളരിയിലൊന്നും അല്ല ഞാൻ അഭ്യസിച്ചിട്ടുള്ളതേ ഇതും ആ തോത്ത് ചവിട്ടി തുടയെ ചവിട്ടി ഒരാളെ കണ്ടപ്പോൾ അടുത്ത ഒരാളല്ല രണ്ടാള് ചവിട്ടിയാലും ഞാൻ അനങ്ങില്ല അങ്ങനെയുള്ള കവരിലൊന്നും അല്ല അദ്ദേഹത്തിനുള്ളതേ ഓരോരുത്തരും ആ തലയെ ചവിട്ടി പുറത്ത് ചവിട്ടി തുടയെ ചവിട്ടി അസ്മാദികൾ മുഴുവൻ മൂത്തോർപ്പ് അപ്പോഴും ഫോണിലേക്ക് നോക്കുമ്പോൾ നിൽക്കുക അമർത്ത നോക്കൽ കഴിയില്ല മൂത്തോർപ്പിന്റെ അസ്മാദികൾ കൂടാതെ ഇതാ തോന്നുന്നത് ആള് ധാരാളം ഉണ്ട് മാസത്തിലേ ആള് ധാരാളം വന്നിട്ട് ദാ പോണു ദാ പോണു ദാ പോണു ഏ അവളൊക്കെ അങ്ങോട്ട് പോണാണല്ലോ അങ്ങോട്ട് പോവാ വരിക വരിക വരിക കഴിയട്ടോ യാത്ര നീയേ കാര്യം എൻ്റെ കയ്യിൽ പിടിച്ചോ ഇനി ഈ തിരക്കിൻ്റെ ഇടയിലേക്ക് ഇവർ പെട്ട് കഴിഞ്ഞാൽ പിന്നെ കാണാനൊക്കെ പിന്നെ കാണാതെ കാണാതെയായാൽ പിന്നെ അന്വേഷിച്ച് നടത്താനൊക്കെ വിഷമാ നീ എൻ്റെ കയ്യിൽ പിടിച്ചോളുണ്ടോ നമുക്ക് അവള് പുകയൊക്കെ പിടിച്ചിട്ടേ കൊടകള് അങ്ങനെ ഇങ്ങനെ തട്ടുക തിരക്കുകൊണ്ട് അനുവദിച്ചാണല്ലോ അവരുടെ സമയം വരുന്നത് അപ്പോൾ ആ പിടിച്ചുള്ള കൊടയുണ്ട് ആ കൊട അങ്ങും അടിച്ചുകൊണ്ടാണ് പോകുന്നത് അത് നോക്കി നോക്കായിട്ട് അയ്യോ പിടിച്ചോട്ടോ അയ്യോ പിടിച്ചോട്ടോ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ഇതിന്റെ ഇടയിൽ ഇത് പതുക്കെ പതുക്കെ പതുക്കെ ആ തിരക്കിൻ്റെ അടുത്തേക്ക് ചെന്നതേ അറിയുള്ളൂ പിന്നെ എങ്ങനെയാ അകത്തേക്ക് കിടന്നത് ശരിയായി പിന്നെ തന്നെ പറഞ്ഞു തന്നെ തന്നെ കൊണ്ടുപോകും അകത്തേക്ക് ഉണ്ടാക്കുകയുണ്ടായിരുന്നു ഞെട്ടൊന്നു കൂടാതാ മേലു ചൈ പെട്ടെന്നകമ്പുക്കുപടിപുരായം മൃഷ്ടാശനായ അഖിലഭൂസൂരാണാം പല്ലഘോഷം പ്രളയാഭി പോലെ ആ പ്രളയകാലത്തിങ്കൽ സമുദ്രത്തിലെ തിരമാളകൾ ഒന്നിനു വീതം ഒന്നിനു അടിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതുപോലെയാണ് ആളുകളെ ഒരേ സമയ അനവധിയാള വിശുദ്ധപ്പെട്ട അവിടെയാണ് മാസത്തിലെ ഒന്നേകളെ അനവധി ആളുകളുണ്ട് 그럼 아 그거 누구 그래 저거 봐봐 저런 거 누가 하는 누구래 아아 아 그거 그거 그 Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn giờ quyết định tôi có biểu ra đây như bảo quyết định là thế một dân dạng ấy à phải như vậy cho tôi thì bảo tôi như bảo mà à, tại vì cái kia à, là có tôi là chơi nhưng mình đúng là của thế nó cũng làm là đâu dạng làm một bên nó cái gì nó đừng tham gia tại nó nó nó nó bom bom bom bom ô ẩm hấp quý ta cũng thầm của đến đây gần sa mà nó tu kia ta ơn thủ mai à mà na ma chỉ đơn സകലകളും ഭുക്തിഭവനമാഭാതി നോക്ക് നോക്ക് ബോ കാണേണ്ട കാഴ്ച തന്നെയാണ് ഒരേ സമയം നല്ല ഇരിക്കാം അത് തന്നെ ആ അല്ലേ പാനമരം കൊണ്ടാണ് സൂര്യൻ ഉണ്ടാക്കുന്നത് വിശേഷപ്പെട്ട പാലമരം അതിൽ ഈ പാല എന്ന് പറഞ്ഞതല്ലേ പാല എന്ന് പറഞ്ഞാൽ മരാണ് കേട്ടോ അതല്ല ആളും ഇതിനാരും ഉണ്ടാവില്ല ഈ ചിലക്കാലമായിട്ട് ഇപ്പോഴേ ആരുള്ളവരായ ഭക്ഷണം അപ്പൊ ചിലപ്പോ ചെലുത്തിക്കൊണ്ടിരിക്കുമ്പോ ഒന്ന് ചാരണമെന്ന് തോന്നും അത് മുണ്ടടുത്തൊക്കെ ആണെങ്കിൽ അപ്പൊ ആരുള്ള മരമൊക്കെ ആണെങ്കിൽ ചാരിയാൽ കയറിയാൽ കയ്യുടെ സുഖം പോവും അതല്ല നല്ല ആ പാലമരം അത് ഭംഗിയായിട്ട് ചെത്തി ഇനിക്ക് നല്ല ആ ചന്ദ്രന്റെ പോലെ ശോഭിച്ചു വശായിട്ടെന്ന് വേണം പറയാനില്ല ആ ഒഴിവ് അതിന്റെ പെട്ടി പാലമരം പൊളിച്ചു വടി വെച്ചെത്തിട്ടുണ്ടാട്ടി ായ തൂഴികകളും മീതേ മുഖം വായവും ഒക്കെ കോട്ടുശാലമായി ഉപജിതൈ കെട്ടിയിട്ടു ചുറ്റും മറച്ചിടുന്നു ചില ഭുക്തിശാലകളഹോ നേത്രോത്സവം നേത്രോത്സവം നേത്രോത്സവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആഹാ ഭക്തിശാലകൾ കാണുകയാണ് ഉത്സവങ്ങൾ പലതും തല്ലേ അത് തുടങ്ങിയ ഉത്സവം കേട്ടേ ഇന്ത്യൻ ചിലവാക്കാനുള്ള ഉത്സവം അത് ഇതല്ല എത്ര ഉത്സവം കണ്ണുകൾക്ക് അല്ലെങ്കിൽ കൗതുകൊള്ള ഒരു കാഴ്ച വേറെ ഇല്ല അമ്പ ആ നാല് കുറവ് ഇങ്ങനെ മറിച്ചിട്ടുണ്ട് ഇങ്ങനെ വേണേ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം തുറന്ന സ്ഥലമായാൽ കുറച്ചൊന്ന് മറക്കണം നാം മുഴുവൻ കൂടി കെട്ടി അത് വഴിയായിരിക്കും കുറച്ചൊന്ന് മറക്കണം നാല് കുറവ് ഒരു മറവുണ്ടാവും നൈറ്റ് ആ മുഖന്തായം വലിയേക്കുന്നത് നോക്ക് നോക്ക് നോക്ക് നോക്ക് നോക്ക് എന്താ ഇവിടെ ഇങ്ങനെ താഴത്ത് നോക്കിയിരിക്കുന്നത് ഒന്നും നോക്ക അതിന് വേണ്ടിയിട്ടല്ലേ ഈ എണ്ണിച്ചു ഇവിടെ വന്നേക്കണതല്ലേ നോക്കുക അതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് നോക്കുക അതിന്റെ ആ മുകളിലേക്കൊക്കെ ഒന്ന് നോക്ക് എന്റെ മുകളിലേക്ക് അല്ല മുകളിലേക്ക് നോക്ക് ഇതൊക്കെ ഇപ്പോഴേ കാണാൻ തരാമല്ലോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയ്യാ അതിശ എന്താ കാണുന്ന കാഴ്ച അത് ഓ ഓ ഓ ഓ കണ്ണപ്പനേതൊക്കെ പുകയാണ് ഇത് വരുന്നത് ഐ ഐ ഐ ഓ നോക്കാൻ പറ്റില്ല പുകയുടെ ശക്തി കൊണ്ട് സാധനങ്ങളെ സാധനങ്ങളെ പുക പുറത്തുനിന്ന് വരുന്നുണ്ട് അതുപോലെ ഗോപാലായിട്ട് സാധനങ്ങൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കിയിട്ട് തിരക്കാം വസ്ത്രങ്ങൾ നമ്മൾ നമിച്ചിട്ട് വസ്ത്രങ്ങൾ ഉണങ്ങാനായിട്ട് ഓരോ കണ്ടവിടെ ഓ കാക്കകൾ കാക്കയുടെ കാക്കകൾ കേട്ടോ അത്ഭുതം തോന്നിയില്ലേ കാക്കകൾ എല്ലാവരും ഇങ്ങോട്ട് വന്നപ്പോഴേ ഇത്ര കാക്കകൾ വന്ന് തോന്നി എവിടെയാണ് ഈ കാക്കകൾ ഓ വന്നേ അനവധി കാക്കകളാണ് പുനരന്യേ പുളവാംശ തൂക്കയന്തി കരയെന്നി കടിച്ചു നിന്നു കാരാ കിമനേന അലവനേന മാസയേഷ കാക്കവ് കാ കാ കാ അതുകൊണ്ട് അനുവദിക്കുന്ന കാക്കകൾ എത്രയാ കാക്കകളൊന്നും കിടക്കില്ല അല്ല ഈ ഭക്ഷണം ഉണ്ടെങ്കിൽ കാക്കകളെ ബ്രാഹ്മണരെ പ്രത്യേകം ചെയ്യേണ്ട ആവശ്യമില്ല ബ്രാഹ്മണ വിജന്മാർക്ക് ഭക്ഷണം ഉണ്ടെന്ന് കേട്ടാൽ ബ്രാഹ്മണരെ പ്രത്യേകം ക്ഷണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ കാക്കകളെ ഭക്ഷണം ഉണ്ടെങ്കിൽ കാക്കകൾ വിജയന്മാർക്ക് ഭക്ഷണം ഉണ്ടെന്ന് കേട്ടാൽ കാക്കകളും ഉണർന്നു അപ്പോൾ ആ കാക്കകളെ ബ്രാഹ്മണേ ഇതിൻ്റെ ആവശ്യം ഇവിടെ ബ്രാഹ്മണനും അനവധിയുണ്ട് കാക്കകളും ഉണ്ട് അനവധി സമാഗതാനാമഖിലദ്വിജാനം മൃഷ്ടാശനം സ്യാതിരി കിം വദന്തി ആദർണ്യകാരാമയോൽ മാസേ പ്രയാന്തീവ ആജനേന കാക്കള് കിംവദന്തിയും ആകർണ്യ കിംവദന്തിയായാൽ മതി വേറാരെങ്കിലും പറഞ്ഞു കേട്ടാലും മതി ചിലപ്പോൾ അവിടെ ഭക്ഷണമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഭക്ഷണം കേട്ടാൽ ബ്രാഹ്മണരവിടെ അതുപോലെ തന്നെയാണ് കാക്കകളും വിദന്മാർക്ക് ഭക്ഷണം എന്തെന്ന് കേട്ടാൽ കാക്കകളും വരും എന്താണല്ലേ ആർക്കുകളും വില്ലന്മാരെ ഞാൻ വില്ലന്മാരാ വില്ലന്മാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണര് വില്ലന്മാരാണ് രണ്ട് ജന്മമാണ് അല്ലേ ജനിക്കുമ്പോൾ ഒരു ജന്മം ഒഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ജന്മം രണ്ടാമത്തെ ജന്മം കാക്കകളും ഒക്കെ ആദ്യം മുട്ടയായിട്ട് പിന്നെ പക്ഷിയായിട്ട് അതുകൊണ്ട് അപ്പോൾ വിജന്മാർക്ക് ഭക്ഷണം ഉണ്ടെന്ന് കേട്ടാൽ കാക്കകളും വരും ബ്രാഹ്മണരും വരും ബ്രാഹ്മണാണ് കാക്കകൾ കരയുണ്ട് മനസ്സിലാക്കിണ്ടോ കാക്കകളെ കാ കാ എന്ന് കരയണത് എന്താന്ന് മനസ്സിലാക്കിണ്ടോ അതിന് പറയുക എന്നാലും എന്നെ കൊണ്ട് പറയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേൾക്കാറില്ലേ കാക്കകൾ കരയണത് എന്താന്ന് മനസ്സിലാക്കിണ്ടോ എന്തോ ഉറപ്പിക്കലല്ല ആ അതല്ല എന്തോ ഉറപ്പിക്കണ ദേഷ്യം വന്നിട്ട് ചോദിക്കണതാ എന്താ ബ്രാഹ്മണരും വിജന്മാരാണ് കാക്കകളും വിജന്മാരാ പക്ഷേ ബ്രാഹ്മണർ വരുമ്പോ കേമായിട്ട് പരാ പരാ പരാ പരാ പരാ പരാ കേമായിട്ട് കൂട്ടിക്കൊണ്ടു കാക്കകൾ വരുമ്പോ ആക്കി കൊടുക്കും അത് കണ്ടിട്ട് ദേഷ്യം സൈകല്യ അവർക്ക് അതുകൊണ്ട് അവർ ചോദിക്കുന്നത് ഭൂസുരാണം തുജതക്ക അസ്മാകം തുജതക്ക ഭൂസുരാണം തുജതക്ക അസ്മാകം തുജതക്ക ഉപദേശിച്ചത് ബ്രാഹ്മണൻ ദുജന്മാരുടെ ബ്രാഹ്മണന്റെ ദുരിതത്വം എന്താ ഞങ്ങളുടെ ദുരിതത്വം ഞങ്ങളും ദുരിതന്മാരാണ് ബ്രാഹ്മണരും ദുരിതന്മാരാണ് ആ ബ്രാഹ്മണരെ കേമായിട്ട് തൽക്കരിക്കണു ഞങ്ങളെ ആട്ടി ഓടിക്കുന്നു ദേഷ്യം വന്നിട്ട് ചോദിക്കണതാ ശബ്ദം ഉണ്ടാക്കണമെന്നല്ല വെളിപ്പെടുത്തി കഴിവുള്ളൂ പുൽസാരിതാസ്താത്രാസമസ്തലോ വിജലസ്മദീയ കാകേരി നമാമി വത്സലേന കാക്കാന്ന് കരകൻ നിമിഷം വന്നിട്ട് കരകളാണ് വെറുതെ ശബ്ദം ഉണ്ടാക്കുന്നതല്ല കാക്കാണത് അത്ര കാണേണ്ട കാഴ്ച തന്നെയാണ് വലിയ അങ്കേ അന്നത്തേക്ക് പോയി നോക്കാൻ കിടക്കുന്നു അടുത്ത് പോയി കാണണം എന്നാലേ മതിയാവുള്ളൂ ഇവിടെ അകലെ നിന്ന് കണ്ടാൽ മതിയാവില്ല കുറച്ച് ഭൂമിയിൽ നിന്ന് കാണും എപ്പോഴും ഈ അകലെ ഇരുന്ന് കണ്ടാൽ ഇതോ മനസ്സിലാക്കില്ല എന്താ പഠിച്ചിരുന്നത് അടുത്തിരുന്ന് കാണാൻ വേണ്ടിയിട്ടാ നന്നാലേ സുഖാവുള്ളൂ അല്ലെ അവിടെയെങ്കിലും പോയിരുന്നാ പോരാ പോവാ നമുക്ക് ആ ധൈര്യങ്ങളിലേക്ക് പോവാ കഥാനവധി ചോറും മറ്റും വെച്ച് കൂട്ടിയാൽ കഴിക്കേണ്ടത് ഒരു കൂട്ടിക്ക് ഇതോടെ ഒരെണ്ണല്ല അനവധി ചോദിക്കുന്നു മാറ്റി സാമ്പ്ര നോക്ക നോക്ക് നോക്ക് വേറെ എവിടെയും കാണില്ല ഇവിടെ തന്നെ ഇങ്ങനെ കാണുന്നു എന്താണ് ചെലവാകൾ അൻപത്തിയുടെ ചിലവുകളെ അണിയുടെ ചിലകാനായിട്ട് ചിലവുകൾ വേണമല്ലോ പല വലിപ്പത്തിലുള്ള ചിലവുകളുണ്ട് പൊക്കം കൂടിയത് പൊക്കം കുറഞ്ഞത് അനവധി ചിലവ് അതൊക്കെ തേങ്ങാച്ചക്ക അധികം ചക്കിലിട്ട് ആട്ടി ആ എണ്ണ എടുക്കണല്ലോ അതിന് വേണ്ടിയിട്ട് തേങ്ങാ ചക്ക അള്ള മറന്നു വീഴുന്നുണ്ടോ വെള്ളത്തിൽ വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ വെള്ളത്തിൽ കൂടെ പരിപാടിക്ക് ഓരോ സാധനങ്ങൾ കിട്ടുന്നില്ല തൊണ്ട് വരുമ്പോ കാലം എടുത്തിട്ട് ചടപടാവും മറന്നു വീഴില്ല മറന്നു വീഴുമ്പോ ചിരിക്കുന്നുണ്ട് വേറെടുത്ത് വീഴുന്ന കാണുമ്പോൾ കണ്ണവളൊക്കെ സന്തോഷമാണല്ലോ വീഴുന്ന ആൾക്കേ കിട്ടുന്നുള്ളൂ അള്ള ചിരിക്കുന്നുണ്ട് വലിയ കൂട്ടങ്ങൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്നേക്കുന്നത് ആഗ്രഹവരിലേക്ക് അതുപോലെ വലിയ പാത്തികൾ കറിയൊക്കെ ഉണ്ടാക്കിയാൽ പകർത്താനായിട്ട് വലിയ പാത്തികളുള്ളതാണ് വിളിച്ചു വയ്ക്കുക മോനെ തമ്മിലുള്ള പാത്രങ്ങളൊക്കെ ആയിട്ട് അതുപോലെ കറികൾ എന്റെ മുഖത്ത് നോക്കി അങ്ങനെ നോക്കാം ഇതൊക്കെ അപ്പോഴേ കാണാൻ പറ്റുള്ളൂ ഒന്ന് നോക്കാൻ കിട മാണികള് ചന്ദനടയ്ക്ക് അത് വേണം വന്ന അവിടെക്കൊക്കെ ചന്ദനം കൊടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് മാണികളൊക്കെ നല്ല ഗന്ധം വാത്തികറിയൊരു ഭാഗത്തു പുത്രാവിതോണേ പാരീരം വേട്ടി ബാലദ്വിജകുലമഖിലം ഭ്രാജവേ പാകശാല ശോഭിച്ചു വശാ നോക്ക നോക്ക നോക്ക lên tao không biết biết nhà biết biết biết à phải chưa chưa đi chờ đâu ông nhưng chứ đồ mình giận nó cũng nhưng giá mà nó tới đây như thế này kia nhưng mà cũng tiêu cực nếu như ra sao cơ? phải lên lên bên đây người kia đi và bán chúng ta là chắc tổ chức thật đó làm ra nhiều അത് കഴിഞ്ഞ് cái gì đó നടന്നുള്ള കയ്യിൽ വിടുക അതല്ല

বাবা কখন কখন কখন কখন അരീനലിച്ചിട്ടി ഹവെക്കയന്തി കറിയിഞ്ചി കത്തിയിട്ട് ഹവാങ്ങയന്തി തേങ്ങാമുറിച്ചിട്ടു ചിരക്കയന്തി വറുക്കുവാൻ മുഴുക പിറക്കയന്തി പയറ് വറക്കുക അതിനെയാണ് വറക്കുന്നുണ്ട് പയറ് വറക്കുന്നുണ്ട് കാഴ്ചയിൽ ഇവിടെ തന്നെ ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും വേറൊരു രീതിയിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട ഇവിടെ കണ്ടത് കണ്ടു എന്ന് വിചാരിച്ചാൽ അയ്യാ എന്താ അങ്ങനത്തെ കാഴ്ചകൾ തന്നെയാണ് ഓരോ ദിക്കിൽ ചെല്ലുമ്പോൾ ഓരോ കാഴ്ചകളാണ് കാണുന്നത് അത് വിശേഷമായിട്ടുള്ള കാഴ്ചകൾ അതുകൊണ്ട് മോളിയുടെ ചേർന്ന് കുട്ടികളും അവിടെ ജനങ്ങൾ വേറെ ഉണ്ടോ ചെറിയ കുട്ടികള അനവധി ആളുകളെ ഇങ്ങനെ ചെറിയ കുട്ടിക ആ ആളുകളെ ചെറിയ കുട്ടികളെ കാണുമ്പോൾ എൻ്റെ മനസ്സ് അതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നൃത്തം ചെയ്യുക എൻ്റെ മനസ്സേ ആ നാളികേരം ചെറിയത് കാണുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നൃത്തം ചെയ്യുന്നുണ്ട് ഏകദേശം ആ ഭഗവാൻ ശ്രീപരമേശ്വരൻ കൈലാസത്തിന്റെ മുകളിൽ നൃത്തം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ ആയിട്ട് പോകും ഇതിപ്പോ ഈ നാളികേരം കൈലാസം എങ്ങനെയാണല്ലോ ഒഴുകുന്നതാ നാളികേരം ചെറിയ കൊടുത്ത് കൈലാസപൂർവ്വം പോലെ അതിൻ്റെ മുകളിൽ എൻ്റെ മനസ്സാകുന്ന ശിവൻ നൃത്തം ചെയ്തു ചിരച്ച തേങ്ങാക്കുന്നുമേൽ നൃത്തമാടുന്നുമേ യഥാ കൈലാസ ശിഖരേ ഭഗവാൻ പരമേശ്വര നൃത്തം ചെയ്യണതുപോലെ എൻ്റെ മനസ്സ് നൃത്തം ചെയ്യുന്നു നിങ്ങൾക്ക് അത് അറിയില്ല പക്ഷെ എൻ്റെ മനസ്സ് നിർബന്ധിക്കുന്നുണ്ട് ഓ അതാ കാഴ്ച അത് കലവറയിലേക്ക് കുറച്ച് താങ്കൾ നടക്കില്ല അതിപ്പോ പുറത്തേക്ക് അങ്ങോട്ട് കാണാൻ മുഴുവനായില്ല അത് പരാതി പറയേണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുഴുവനാക്കാനൊന്നും പറ്റില്ല പുറത്തേക്ക് അങ്ങോട്ട് കാണാൻ പറഞ്ഞു കല്ല് കലവറയിലേക്ക് ഒന്ന് കൂടി കൊടുക്കുക പറഞ്ഞ് നന്നായിട്ടാവുള്ളൂ എന്നിട്ട് സാധനങ്ങളൊക്കെ പിന്നെ സാധനങ്ങൾ അനുവദി അങ്ങോട്ട് അതൊക്കെ നാല് പുറം വരെ കുടിക്കാണ് తింటామే ఒక్కొక్కొక్క ఆఢ్యన్నారికి సత్యవిద్య ഇതിൻ്റെ വിശേഷങ്ങൾക്കൊക്കെ വലിയ വലിയ ആളുകൾ വരുമ്പോൾ കേമായിട്ട് സൽക്കരിക്കുക എന്നൊക്കെ ഉണ്ടല്ലോ സാറന്മാർ വന്നു കഴിഞ്ഞാൽ സൽക്കരിക്കൊന്നും ഉണ്ടാവില്ല കേമന്മാർ വരുമ്പോൾ അപ്പരാം പരാം പരാം പരാം പരാം പരാം കേമായിട്ട് സൽക്കരിക്കാനായിട്ട് നോക്കിപ്പോൾ നീളം കലവറകൾ വഞ്ചു മഹാ മുറ്റത്തൊക്കെ പരത്തീടിനൊരു പകരണയിൽ മുറ്റോരാമാഠ്യ വന്നിട്ടുടൻ അവരവരെ സൽക്കരിക്കും ജനങ്ങൾ കറ്റം ചൊല്ലാവതല്ലോ മാസം എന്തെങ്കിലും ഒരു ന്യൂനത പറയാൻ തോന്നുന്നേ കാണില്ല അപ്പോ അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു അത്യത്ഭുതം നോക്കാൻ പറഞ്ഞ കാണാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതല്ലേ ആ കായകൾ എത്രയാണ് കെട്ടി തൂക്കിയിടുന്നത് നോക്കാൻ പല തരത്തിലുള്ള കായകള് അതുപോലെ തന്നെ പഴങ്ങള് തരത്തിലുള്ള പഴങ്ങള് അതുപോലെ ആ മോർപ്പാളകൾ ഓരോ കടിയ പാളയുടെ രണ്ട് ഭാഗവും ഉൾപ്പെടുത്തി എന്നിട്ട് അതിന് മോരാക്കിയിട്ട് അതിന് പിടിക്കില്ല മോര് അതുപോലെ രണ്ട് ഭാഗത്ത് തൈര് ഒരു ഭാഗത്ത് മോര് ഒരു ഭാഗത്ത് തൈര് എന്നൊക്കെ പാളയിലാണ് കെട്ടിത്തൂക്കുന്നത് മുകളിലേക്ക് നോക്കിയാൽ ഒരു ഭാഗം കാണാൻ പറ്റിയ സാധനങ്ങളെ കൊണ്ടങ്ങനെ നടന്നത് അത് ഒരേ നിരപ്പിലല്ല പൊക്കിയും താത്തിയും പൊക്കിയും താത്തിയും എതിരെ അത്ത ഒരേ നിരപ്പിൽ കിട്ടിയ കുടുങ്ങിയ സാധനങ്ങൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് പൊക്കി കെട്ടിയാൽ ഒന്ന് താത്തി കിട്ടും അടുത്തത് പൊക്കി കെട്ടും അടുത്തത് താത്തി കിട്ടും അപ്പൊ അത്രയും സാധനങ്ങൾ സാധനങ്ങൾ വലിയ അവിടെ അതൊക്കെ മൂട്ടയ്ക്കാൻ നോക്കിയാൽ വിഭാഗം കാണാനില്ല സാധനങ്ങളെ കൊണ്ട് നടന്നില്ല പട്ടണങ്ങൾ അതുപോലെ തന്നെ മോർമാണങ്ങൾ തൈപ്പാണങ്ങൾ നമുക്ക് വലിയ ഭരണികളില് എണ്ണ അതുപോലെ ശർക്കര പല സാധനങ്ങളും പാത്രങ്ങളിലാക്കിയിട്ട് താഴത്തേക്ക് നോക്കിയ താഴത്തേക്ക് കാണാനില്ല ഇവിടെയൊക്കെ പാത്രങ്ങളെ കാണാനില്ല വലിയ വലിയ ഭരണികളൊക്കെ അതിൽ പാലകൾ വിവിധ പുറപ്പാളകൾ വിധമഴക്കൂട്ടമുച്ചേർത്തു താത്തി തൂക്കിക്കെട്ടും തൈപ്പാളകൾ മുഴുവനിവറ്റാൽ തൈരാതി ദ്രവ്യ സമ്പൂരിത ഭരണി ഘടദ്രോണി ഭാതിപാത്രൈ പൂർണ്ണാതാഴത്തു മാസക്കലവറ ദുരതോ വിശ്വത എന്നാൽ ലോകം വന്ന് എന്റെ മുമ്പിൽ അവിടെ തൊഴിൽ ഈ കറവയുടെ മുമ്പിൽ അത്ര വിജയമായി ഓ അതാ അയ്യ ഈ കാഴ്ച കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ ആദ്യം ഭാഗ്യം നിന്റെ ഭാഗ്യം തന്നെ വിചാരിച്ചാൽ ഇത് കാണാൻ വരാനായിട്ട് ഓ ശർക്കര അതുപോലെ തന്നെ എണ്ണ അതൊക്കെ പാത്രങ്ങളിൽ നിറച്ചിങ്ങനെ വെച്ചേക്കാം connect and പിന്നെ തേങ്ങ പിന്നെ പൊട്ടയിലിട്ട് വെച്ചിട്ട് തേങ്ങ തലയിലിട്ട് വെച്ചിട്ട് ആ തേങ്ങയുടെ ഭാരം കൊണ്ട് ചടുത്തങ്ങി ഇല്ല അത്ര ഭാരം ഉണ്ടേ അത്ര അനുവദിച്ചിട്ടോ തേങ്ങകൾ ആ തേങ്ങ കൊണ്ടുകൊണ്ട് തേങ്ങ കൊടുക്കണം ആ മിക്സർ കച്ചു ഈ അവിടെ അല്ല നോക്കട്ടെ ഇവിടെ നോക്കി വേണ്ടാന്ന് നോക്കുക ആവശ്യമൊന്നും നോക്കില്ല ഇതൊക്കെ നോക്കാതെ ഇതൊക്കെ ഇപ്പോഴേ കാണാൻ തരാവുള്ളൂ അമ്മ ഞാൻ പറയുന്നത് ഉള്ളിപ്പെട്ടു തടിച്ചുരുണ്ടു പുകഴപ്പെട്ടുള്ള നേത്രക്കുലക്കൂട്ടം കെട്ടിന തണ്ണികാണിവത ഖിന്നാം തേങ്ങാക്കൊട്ട ചുവന്നിടുങ്ങിനികളൽ കൊടിനാരാജനയിലാകീർണമുരതോ വിഭാതി ഭവനം മാസോത്സവ സ്വാമി to the left. ആരംഭിക്കും അതിന് നേരത്തെ തുടങ്ങിയിട്ടോ വർഷം കിട്ടാൻ പിന്നെ വേറെ ഇരിക്കും ചിലപ്പോൾ അതല്ല അംഗവസ്ത്രം നമുക്ക് വേറെ ആരും ജനിക്കാൻ അംഗവസ്ത്രമാണ് വിജയം അംഗവസ്ത്രം ഇട്ട് തിരിച്ചിട്ടാൽ പിന്നെ അവിടെ ആയിരിക്കില്ല അതല്ല ആഴ്ച ഒരു ചക്കിലാട്ടി എണ്ണ എന്ന് പറഞ്ഞാൽ പോരാ ചക്കിലിട്ട് ആട്ടി എണ്ണ വേണം ചക്കിലിട്ടാട്ടി എണ്ണ എന്ന് പറഞ്ഞത് അറിയുന്നുണ്ട് ചക്കിലിട്ട് അത് പോരാ നല്ല എണ്ണ ചക്കിലിട്ട് ആട്ടിയാൽ അത് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ വീഴും ആ എണ്ണ ഇങ്ങനെ കേൾക്കാണ്ട് എത്ര തേച്ചാലും മതിയാവില്ല ചുണ്ടെടുക്കലൊന്നും എത്രയോടെ എണ്ണ തേക്കാത് കണക്കില്ലേ അതൊക്കെ എങ്ങനെയാ എണ്ണ എങ്ങനെയാ തരണത് എണ്ണ ആവശ്യക്കാർക്ക് കയ്യിലും കൊടുക്കും അല്ലെങ്കിൽ തലയിലും കൊടുക്കും അയ്യോ ഇതിന് ധാരാളമില്ല ധാരാളം കട്ടിയാക്കണ്ട ധാരാളം ഇതിലൂടെ ഇതാ തേച്ചോ വയറും അധികം തേക്കണ്ട കേട്ടോ ഇപ്പൊ ചെലുത്തല്ലേ ഉള്ളൂ വയറും അധികം തേക്കണ്ട അല്ലാതെ നിൽക്കലൊക്കെ മതി തേച്ചോ തേച്ചോ വീടാക്കാൻ വേണ്ടിയില്ലേ വൃത്തിയാക്കണ്ട തേച്ചോ അതിനെണ്ണ കാരള്ളു നന്നായി കഴുകിട്ടുണക്കി കോരിട്ടു ചക്കിൽ സഹസാരൊരിഞ്ഞ് നീരൽപമായി വീട്ടിയെടുത്തൊരെണ്ണക്കടം കുതിക്കും ഇതു യാത്രവിൻ്റെ അങ്ങനെ നല്ല എണ്ണ കിട്ടിയാൽ എണ്ണയൊക്കെ അതല്ലെങ്കിൽ ഒന്ന് കഴുകിക്കളയേണ്ടതാണേ തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴുകിക്കളയണം കഴുകിക്കളയാത്തൊരു സന്തോഷമുള്ളൂ ഇപ്പം ചില സാധനങ്ങളൊന്നും കിട്ടുന്നുണ്ട് എണ്ണളയാനായിട്ടേ അതും തേച്ചാൽ പിന്നെ ഈ പ്രയോഗ അതുണ്ടാവില്ലേ <laughs> ഇവിടുത്തെ പഠിക്കേണ്ടി വരുമില്ലേ ഇല്ല എന്നാ കഴുകിക്കളയെങ്കിൽ നല്ല വാകപ്പൊടി വേണം നല്ല വാക ആ നല്ല വാകപ്പൊടി തേച്ച് കുടിച്ചാൽ സ്വർണം പോലെ ഇങ്ങനെ തിളങ്ങും ശരീരം അതിശായിട്ടുണ്ടായി ആ വതപൊടി അതങ്ങനെ തേച്ച് കുടിച്ചാത്തൊരു സുഖമില്ലേ തേക്കുമ്പോഴല്ല സുഖം വേണ്ടത് തേച്ച് കഴിഞ്ഞാലാണ് സുഖം ഉണ്ടാവുന്നത് ആ വാക്കുടി തേച്ച് കുടിച്ചാൽ ശരീരം ഇങ്ങനെ തിളങ്ങും സ്വർണം പോലെ ഇങ്ങനെ തിളങ്ങും നെന്മേനി വാദപ്പൊടി കൊണ്ടു വേണം നന്മേനി വേണ്ടുന്നവ തേച്ചുകൊള്ളുവാൻ ചിമ്മേലിട്ടുകൊണ്ടാൽ പൊന്മേനി പോലുള്ളൊരു ശോഭ തോന്നും ഇവിടെ നിന്നാട്ടോ തണ്ടവേത്തപ്പെട്ടത്ര നല്ല അരിലാണെങ്കിൽ തളകും സ്വർണ്ണം പോലെ എടുത്ത് തളകും അത് തന്നെ ആ വാകപ്പൊടി അതിന്റെ തരി വേർപെടുത്തണം തരി എന്ന് വേർപെടുത്തണം എന്നിട്ട് ആ തരി കൊണ്ട് തേക്കുക അതല്ല ആ വാക ആ നല്ല ആ കല്ലിലിട്ടുള്ള ഉരയ്ക്കുക അങ്ങനെ ഒരയ്ക്കുമ്പോൾ അതിൽ നിന്നൊരു പതയുണ്ടാവും ആ പത അങ്ങോട്ട് തേച്ച് പിടിച്ചാലത്തെ ശരീരം അയ്യ ഉള്ള ശരീരം അങ്ങോട്ട് കണ്ടാൽ ഇന്ദ്രനും കൂടെ തോന്നും ഒരു കണ്ണും കൂടി ആവായിരുന്നു സോറി ആയിരം കണ്ണുള്ള ആളാ ഇന്ദ്രനെ ആ ഇന്ദ്രനും തോന്നും ഈ ശരീരം കാണാൻ ഒരു കണ്ണും കൂടെ ഉണ്ടായാൽ നന്നായിരുന്നു ആ കൊണ്ടു നേച്ചാൽ അമേനികാന്മാൻ അമരാധിപനും കണ്ണൊന്നു പോരാ കളിയല്ലതൊല്ലാം അമ്മേനിട്ടോ ഇമ്മേനിയല്ല ആ അങ്ങനെ തേച്ച് കുടിച്ചിട്ടുള്ള ശരീരം കണ്ടാൽ കണ്ണൂറോ വേണം വാഹപ്പൊടി എൻ്റെ വെട്ടിത്താണ് ശേഷമാണ് അത് രണ്ടുമുണ്ട് കറുത്തതുണ്ട് വെളുത്തതുമുണ്ട് വെളുത്തതാണ് കുറേയേറെ കേമ കറുത്തായാലും പോരായല്ല പക്ഷെ വെളുത്തതാണെങ്കിൽ കുറേ കൂടെ കേമ അത് എൻ്റെ താലി തേച്ച് പുതിയ തലയിലെ ഒരു അഭിപ്രായം ഉണ്ട് ഉണ്ട് വെട്ടിത്താലി അശ്രീകരാണ് എന്നൊരു അഭിപ്രായം ഉണ്ട് എനിക്ക് അഭിപ്രായം ഇല്ല ഉള്ള കാര്യങ്ങൾ പറയാനുള്ളൂ തലയ്ക്കാണ്ട് തേച്ചാൽ എന്താ ഉണ്ടാവുക തലയിലെ പിടിക്ക് പോവുക ഉണ്ടാവുക തലയിലെ പിടിക്ക് പോകണതോ അശ്രീകരം അതോ തലയിൽ പിടിക്ക് ഇരിക്കണതോ തലയിൽ മിഴുക്ക് ഇരുന്നാലാണ് അശ്രീകരം എന്നാണ് ഞാൻ വിളിക്കുന്നത് അല്ലാതെ മിഴുക്ക് പോകണത് ശ്രീകരായിട്ട് ഞാനായിട്ട് എനിക്ക് വെട്ടിത്താളി വളരെ ഇഷ്ടമാണ് കുടിച്ചു വെള്ളു ചരതിച്ചു വെട്ടിയും വെളുത്തതാണെങ്കിൽ അതേറെ വന്ന് ഉലച്ചു കൊള്ളു കടവൊത്ത പാറകിൽ മിഴുക്കുപോം താനതി ശീതളം ഇപ്പൊ ചില സാധനങ്ങളൊക്കെ ഉണ്ട് തലയിൽ തേക്കാനായിട്ട് അല്ലേ അതൊന്നും തേച്ചാ പോരാ ഇങ്ങനെയുള്ള താളി വേണം തേക്കാനായിട്ടേ എന്താത്ര നീ ധരിച്ചിട്ടുണ്ടോ ഒന്ന് പരീക്ഷിച്ച് നോക്കാം തേച്ചാ ഓർത്ത് തേക്കുമ്പോ അറിയാം അതിന്റെ സുഖം എന്താണെന്ന് അതിന്റെ ശൈത്യം തലയിലായിട്ട് തേച്ചാൽ ഒരു ശൈത്യാണ് നിന്റെ തലയ്ക്ക് കുറച്ച് ചൂട് അധികം അപ്പൊ തന്നെ അത് കുറെ പോകാനും നല്ലതാണ് എന്താണ് എനിക്കറിയാം താളി താലിയായി വാരിയായി നല്ല വെള്ളമില്ലേ ഇതൊക്കെ ഹേമ വെള്ളം മഹാമരങ്ങള് അങ്ങനെ ആയാൽ എനിക്ക് സംശയമൊന്നുമില്ല എണ്ണ വെച്ചൊന്നും ഞാൻ വിചാരിക്കില്ല കുറച്ച് തുറന്നിട്ട് അങ്ങോട്ട് പോകും ഇതില്ല സംശയമില്ല നല്ല വെള്ളം ഇല്ലെങ്കിൽ കുടിക്കണേന് എനിക്ക് വിരോധമില്ല പക്ഷെ നല്ല വെള്ളം വേണം എന്നാലേ ഞാൻ കുടിക്കുള്ളൂ ഇല്ലെങ്കിൽ നല്ല വെള്ളം ഇല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് എനിക്ക് കുറച്ച് കളഞ്ഞങ്ങോട്ട് കല്ലോലങ്ങൾ അലച്ചേറ്റം വെള്ളവും നല്ലൊരു കല്ലും കണവും ഇല്ലായിൽ കുടിയില്ലമേ നല്ല കടവുമാണ് ഇവിടുത്തെ ഒരു കടവുണ്ട് അങ്ങനത്തെ കടവുന്നായാ പോരാ നല്ല കല്ല് ആ പടുത്തുള്ള കടവ് അങ്ങനെയുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിയാണെങ്കിൽ വിരോധമല്ലേ മാത്രമല്ല ആ ഇതിപ്പോ വിശേഷപ്പെട്ട ഗിരിനാഗരപ്പേട്ട അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ വിശേഷപ്പെട്ട ആ ഭംഗിയായിട്ട് കുത്തി കുടിച്ച് ആഴത്തി കുടിക്കണേ അല്ലെങ്കിൽ വേനൽക്കാലമായ വെള്ളം ഉണ്ടാവില്ല പിന്നെ ഉരുണ്ടു കിടന്ന് കുടിക്കേണ്ടി വരും അപ്പോൾ നല്ല ആഴത്തിൽ കുടിക്കണം ആഴത്തിൽ കുടിച്ച് അതിൻ്റെ അകത്ത് കല്ലുകൊണ്ട് കെട്ടണം എന്നിട്ട് പടവൊക്കെ കെട്ടി അങ്ങനെയുള്ള ആ കുളം ഉണ്ടാക്കുന്ന ആളുകളില്ലേ സ്മൃതികള് സ്മൃതികളെന്ന് വേണം പറയാനായിട്ട് അങ്ങനെ കുളം ഉണ്ടാക്കുന്ന ആളെ സ്മൃതികളെന്ന് വേണം പറയാനായിട്ട് അവരങ്ങനെ ഒരു കുളം ഉണ്ടാക്കിയാൽ അവർക്ക് മാത്രമല്ല പിന്നെ വരുന്ന അവർക്ക് ഉണ്ടതുകൊണ്ടുള്ള ഉപയോഗം അങ്ങനെയുള്ള അവരുടെ സ്മൃതികൾ എന്നാണ് പറയുന്നത് അതൊന്നും അറിയാതെ കണ്ട് ഉള്ള കുളമൊക്കെ അങ്ങോട്ട് മൂടി എന്നിട്ടോ ഇപ്പൊ കുടിക്കണമെങ്കിൽ എന്തെങ്കിലും സാധനത്തിൽ വെള്ളം കിട്ടിയാൽ മതിയാക്കുള്ള ശാരീരിക അതിന്റെ ഗുണദോഷം അറിയാത്തതുകൊണ്ട് അങ്ങനെയുള്ള ആ കുളം ഉണ്ടാക്കിയ ആളുകള് സ്മൃതികള് സ്മൃതികള് എന്ന് വേണം പറയാനായിട്ട് കുത്തി കുഴിച്ചു അകവേകിലകല്ലുകൊണ്ടു കെട്ടിപ്പടുത്ത കടവും തെളിവുള്ള നീരും കണ്ടാൽ കുളിച്ചു നടകൊള്ളുവതിന്നു മോഹമുണ്ടാക്കുവാൻ ഇതു ചമച്ചവൻ ഏതു അയ്യ കുടി വേണ്ട എന്ന് വിചാരിക്കുന്ന ആളൊക്കെ ആയാലും ഈ കടവെടുക്കണ്ടാൽ ഏ എന്നാ ഒന്ന് കുടിക്കളയാ സ്വതേ കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ എന്നാലും വേണ്ട ഈ കടവൊന്ന് കണ്ടാൽ അങ്ങനെയുള്ള കടവ് ഉണ്ടാക്കണം അതില്ലേ അവരെ സുഹൃത്തികളോ സുഹൃത്തികളോ എന്ന് വേണം പറയാനായിട്ട് ഇതാ അല്ലെങ്കിൽ സുഖാവിയാവുക അങ്ങനെ അഭിപ്രായമുള്ള ആളുകളുണ്ട് എന്ത് തേച്ച് കുളിക്കുമ്പോൾ മുഷ്ണ നോക്കാനും ബൈക്കൊക്കെ ആവാനല്ലേ ഇങ്ങനെയായ സുഖം ഉണ്ടാവുക ആ ആ തോർത്തോട്ട് തോർത്തിയാൽ ഭയമായിട്ട് കുളി കഴിഞ്ഞിട്ട് ആ തോർത്തോട്ട് തോർത്തിയാൽ അതിലുള്ള അരിവും കൂടെ ഇവർ ശരീരത്തിലേയോ ഒന്ന് അലക്കാൻ പോകണ്ട ഞാൻ പറയുന്നത് ഇത്ര മിക്കത് വേണ്ട നല്ല വെളുത്ത തോട്ടാവും അത് ഒരു നാല് മുഴ ഉണ്ടാവുകയാണ് അതിൻ്റെ വട്ടത്തെ ചുറ്റ വട്ടം എന്താണെന്ന് തന്ന കട്ടിയായിട്ട് അത് പോരാ ഒരു നാല് മുഴ ഉണ്ടാവും അത് നല്ല വെളുപ്പിച്ച ഉള്ള തോർത്ത് അത് മടക്കി അങ്ങനെ വെക്കാൻ പോകുന്നത് കരോട്ട് എന്നിട്ട് ആ കുടി കഴിഞ്ഞിട്ട് ആ തോർത്തെടുത്ത് തോർത്തിയാൽ ശുദ്ധം ചെയ്യും അയ്യാ വെടുക്കലക്കി ചരിച്ചു നന്മുഴം മുറിച്ചുകൊണ്ടു കൊട്ടുമടക്കി വെച്ച് കുളിച്ചു കയറി തലയും തുകത്തിനാൽ ഒടുക്കമില്ല അതിനുള്ള സൗഖ്യം ആ സുഖം ചെയ്യും അവസാനം ചെയ്യാനായി മറ്റുള്ള സുഖങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ കുറച്ചു നേരത്തേക്ക് ഉണ്ടാവും ഇതല്ല സുഖം അവസാനിക്കില്ല ദുഃഖമില്ല അതിനുള്ള സൗഖ്യം സുഖം ചെയ്യും കഴിഞ്ഞാൽ സുഖമുള്ളത് ബാക്കിയൊക്കെ അനുഭവിക്കുമ്പോ സുഖാണെന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സുഖം ചവ് ചിലതൊക്കെ കഴിയുമ്പോൾ വേണ്ടായിരുന്നു എന്ന് തോന്നാറുണ്ട് പക്ഷെ കുടി അങ്ങനെയല്ല കുടിച്ച് കഴിയുമ്പോൾ കുടിക്കുമ്പോഴല്ല സുഖം കുടിച്ച് കഴിഞ്ഞാലാ സുഖം കഴിഞ്ഞാൽ സുഖമുള്ളത് കുടി ഒന്നും മാത്രമേ ഉള്ളൂ നന്നായിട്ട് നല്ല പാടി മെഴുക്കൊക്കെ പോകാനായിട്ടേ ഒക്കെ പോയി നല്ല വെള്ളമൊക്കെ തെളിഞ്ഞ് വെള്ളമായിരുന്നു ഇത് കഴിഞ്ഞാൽ വേണ്ടതൊന്നുമില്ല തരാമെന്ന് തോന്നുന്നില്ല വേണ്ടതാണ് അത്രയും താളി നന്നു സുഖമേ വിഴുത്തുപോം വാരി ശീതളം അഭീവനിർമ്മല വാരിയാക്ഷി കുളുകൊണ്ട പുൽകുവൻ പൊരുവിന്തുറി നന്നുമാതൊരു ശബ്ദാ എനിക്ക് മുഴുവൻ മനസ്സിലാവില്ല <laughs> ഏതായാലും തുണി ഭംഗിയായില്ലോ തയ്ച്ചുകൊടുക്കാനുള്ള വസ്ത്രം അത് ഒരു മുഴം വേണം ഞാനേ മതിയാവുള്ളൂ അല്ല പതിനാറ് മുഴം നീളം ഒരു ആറ് ചാടി ഇങ്ങനെ ആയാൽ അല്ലാതെ കേട്ട് നന്ന നാസ്തിയായിട്ടായാൽ അകത്താവട്ടതൊക്കെ പുറത്താവുള്ളൂ ചൂട് കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റില്ല കട്ടിച്ച് ഇങ്ങനെ തിരിച്ചു വെക്കുക അതുപോലെ ഒറ്റ പുറകെ എന്നാൽ അങ്ങനെ നല്ല ഭംഗിയായിട്ട് അതും ഉഴുങ്ങി അലക്കണം എന്നാലേ പറ്റും വെറുതെ അലക്കിയാൽ വെളുപ്പിക്കാൻ പറ്റും ഉഴുങ്ങി അങ്ങനെ ഉഴുങ്ങി അലക്കിയിട്ട് അത് ആ പൈൻ്റെ പശ പരക്കണം ഇപ്പം ചില സാധനങ്ങളുണ്ട് അതൊന്നും പോരാ കുടിക്കാൻ സുഖം ഉണ്ടാവില്ല പൈൻ്റെ പശ വരണം എന്നിട്ട് അത് വെയിലത്തിട്ട് ഉടക്കണം അങ്ങനെ വെയിലത്തിട്ട് ഉടക്കിയിട്ട് അങ്ങനെയുള്ളൊരു വസ്ത്രം തച്ചു കൊടുക്കാൻ കിട്ടിയാൽ ആ വസ്ത്രം തച്ചു കൊടുത്ത് നിൽക്കുമ്പോൾ എനിക്കും തോന്നാറുണ്ട് ഞാനും ഒരു ഇന്ദ്രൻ തന്നെയാണ് എനിക്ക് തോന്നാറുണ്ട് പതിനാറ് മുഴം വേണം ഉടവക്കിടമാറു എനിക്ക് തോന്നാറില്ല ഞാൻ ഇന്ദ്രൻ തന്നെയാണെന്നേ അങ്ങനെ ആ പുഴുങ്ങി അലക്കിയിട്ടുള്ള വസ്ത്രമല്ലേ പുഴുങ്ങി നന്നായി ചരതി ചലക്കി പിഴിഞ്ഞു നന്നായി പൈനും വിരട്ടി ഉണക്കി നന്നായി അതെനിക്കു തന്നാൽ ഉടുപ്പതിൻ്റെ സുഖം എന്തു ചൊല്ലൂ ഇങ്ങനെയുള്ള വസ്ത്രം കൊടുക്കണം ഇങ്ങനെ വന്ധ്യല്ലാത്തതൊന്നും പോരാ എന്തിനാ ആളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി വന്ധ്യല്ലാത്തത് നല്ല വസ്ത്രം തച്ചു കൊടുത്ത് നോക്കുമ്പോൾ അറിയാം ഇതിലൊരു സുഖമായി സുഖേ വേലിനാഗരുടെ വസ്ത്രത്തിന് ചമ്മൽ വസ്ത്രം ഭംഗിയായിട്ട് കുഞ്ഞി അലക്കി വെളുപ്പിച്ച തറ്റ കൊടുത്തു തറ്റ കാര്യം മുഖം കഴുകി ഇടാ ഇത് കൊടുത്തോ തെറ്റെടുത്തോ ഞാൻ ഈറമാറാനുള്ളത് കൊണ്ടുവന്നല്ലോ അല്ലേ <laughs> വീട്ടിൽ പോയി അവിടുന്ന് അപ്പോൾ ആ വസ്ത്രം അതാണ് പുറത്തങ്ങ് വിരിച്ചില്ല ഇതിനാണല്ലേ രണ്ട് ഗുണാവും ഈ നനഞ്ഞ വസ്ത്രം കുറേയുടെ മീതെ വിരിച്ചാൽ ചൂട് കുറവ് മാത്രമല്ല അവിടെ എത്തുമ്പോഴേക്കും വസ്ത്രം ഉണങ്ങി കിട്ടുകയും അതിന് ആ വസ്ത്രമൊക്കെ മാതിരികൾ കുടി കഴിഞ്ഞാൽ വസ്ത്രം കുറേയുടെ മീതെ നിർത്തിയിട്ട് അങ്ങനെയാണ് കുടപ്പുറത്തു വിന്യസ്ത വസ്ത്രാശത സഹസ്ര ഊണിനോഹന്ത സംഭ്രാന്ത പ്രവിശന്തി നിഴുമ്പുരാം ആ സമയത്ത് ഈ മാറ്റിയൻ വരുന്നോടെ ഈ മാറ്റിയന്മാര് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഉണ്ടാവും ഇങ്ങനെ മാറ്റിയന്മാരെ ഇവിടെ ഉണ്ടാവും നോക്കിയാൽ കാണാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും മാറ്റിയന്മാരെ ആ മാറ്റിയാൻ നമ്മുടെ ഈ നേരത്തെ വന്നിട്ടുണ്ട് അവിടെ ഇപ്പോൾ എണ്ണ തേക്കുന്ന ദിക്കിൽ അവിടെ നിന്ന് മാറ്റിയാൽ അവിടെ ചെന്നിട്ട് ഓ എങ്ങനെയാ എണ്ണ എങ്ങനെയാ കൊടുക്കുന്നത് എങ്ങനെയാ കൊടുക്കുന്നത് കയ്യിൽ ഒഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ തലയിൽ ഒഴിച്ചു കൊടുക്കും ഏയ് അതൊന്നും പറ്റില്ല എനിക്ക് നല്ല സ്വർണത്തിന്റെ നളികയിൽ തരണം സ്വർണത്തിന്റെ നളികയൊന്നുമില്ല വേണമെങ്കിൽ കയ്യിൽ തരും അല്ലെങ്കിൽ തലയിൽ ഏയ് അത് പറ്റിയ എനിക്ക് സ്വർണത്തിന്റെ തലയെ തരണം സ്വർണത്തിന്റെ തലയ്ക്ക് ഒന്നും കൂടി ഉണ്ടാവില്ല കൂടെ ആ അന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇറങ്ങും ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയാൽ കാണുന്ന അവളോടൊക്കെ ഞാൻ പറയും മാസം നന്നായില്ല മാസം നന്നായില്ല മാസം നന്നായില്ല കാക്കല അവളോട് ഞാൻ പറയും താൻ പറഞ്ഞാറ് വഴി പറഞ്ഞ ഒരു വിരോധം ഇതിപ്പോ നന്നായില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു പ്രശ്നമില്ല ഞാൻ ആരോടാച്ചാ പോയി പറഞ്ഞില്ല ഇവിടെ തനിക്ക് എന്നെ ഒന്നും തരില്ല സ്വർണത്തിന്റെ എണ്ണ തരുമൊന്നുമില്ല എണ്ണ പാർത്തു തരേണമ്മേ സ്വർണത്തിന്റെ കിണ്ണത്തിൽ തരണേ എനിക്ക് സ്വർണത്തിന്റെ കിണ്ണത്തിൽ തന്നെ ആദരാൽ ആദരവും വേണം ആ അന്നില്ലെങ്കിൽ ആ സ്വർണ്ണ എന്താ പാർത്തു തരേണമ്മേ കുഞ്ഞിങ്കിണ്ണത്തിലാദര മാസം മാസമത്യന്തം നല്ലെന്നിതു ഘോഷമാം ഞാൻ സകല ആളുകളും പറയും നന്നായില്ല നന്നായില്ല മാസം നന്നായില്ല മാസം നന്നായില്ല ഞാൻ പറഞ്ഞോളൂ ആരോടും എനിക്ക് പറഞ്ഞോളൂ നന്നായില്ല പറഞ്ഞു എനിക്ക് വിഷമി തനിക്ക് തരിയില്ല സംശയമില്ല ഒരു കാര്യം ചെയ്യാം എന്ന പാട്ടു തരേണമ്മേ വെള്ളിക്കിണ്ണത്തിലാതരാൽ വെള്ളിയുടെ കിണറി തന്നാലും മതി വേണ്ടത് ഒന്നിനെ വെള്ളിയാക്കണം എന്തിനാ സ്വർണത്തിന്റെ കിണ്ണം വരട്ടെ എന്നിട്ട് തരാൻ അല്ലായെങ്കിൽ മാസമത്യന്തം നന്നല്ല തരട്ടെ വന്നിട്ട് തെറ്റി തരാം അല്ലെങ്കിൽ മാസമത്യന്തം നമ്മഘോഷണം താൻ പറഞ്ഞോളാ പറഞ്ഞു ആരോട് വേണ്ടി പറഞ്ഞോളൂ തനിക്ക് എണ്ണ ഇല്ല എണ്ണ പാർത്തു തരേണമ്മേ ഇരുമ്പൻ സ്വർണം വരട്ടെ എന്നിട്ട് തരാൻ തനിക്ക് എണ്ണ പാർത്തു തരേണമ്മേ ചിരട്ടയിലാതരാൽ ചെറ്റൽ വേണ്ടടോ ഉറകിടും വരട്ടെ എന്നിട്ട് തരാം എണ്ണ വാർത്തു തരേണമ്മേ കുമ്പളില്ല കുമ്പളാക്കണ്ട സ്വർണ്ണകിണ്ണം വരട്ടെ എന്നിട്ട് തരാം എണ്ണ വാർത്തു തരേണമ്മേ കയ്യിലാതെ വേണ്ടോ സ്വർണ്ണകിണ്ണം വരട്ടെ എന്നിട്ട് തരാം എണ്ണ വാർത്തു തരേണമ്മേ തലയിലാ തല ചെറുതാ തരാൻ ഹോൾ മറ്റേ മാത്രം ബാക്കിയുള്ള മുന്നോട്ട് പോകും പിന്നെ വിളിക്കാനായിട്ട് ഓ ആ ഇന്ന് പ്രായമായതുകൊണ്ടാ തോന്നുന്നുണ്ട് അവർക്ക് കണ്ടപ്പോൾ നെഞ്ഞത് തോന്നിയിട്ട് എണ്ണ കൊടുത്ത അവിടെ ചെറിയൊരു ഓടത്തിൽ കുറച്ച് എണ്ണ കൊടുക്കുന്നുണ്ട് അതും കൊണ്ട് അവിടെ ആ കരോട്ട അവിടെ ഇരിക്കുക മാറ്റിയത് അവിടെ എണ്ണ തേപ്പിച്ച് തരണോ ഓ എനിക്ക് വന്നാൽ നന്നായി ഇതും മാറ്റിയാണ് എണ്ണ എടുത്ത് തല കാട്ടു തല കാട്ടു ചുറു ചുറു ചുറു ചുടു ചുടും വല്ലപ്പോഴൊക്കെ എണ്ണ തേക്കണം അല്ലെങ്കിൽ തലയൊക്കെ കുറേശ്ശെ ചുടും എണ്ണ തേക്കണം മുഴുവൻ മുഴുവൻ എടുത്തോണ്ട് നോക്കോ എന്താ എന്താ വേണ്ടേ എനിക്ക് എന്നാ കൗക്കൊള്ളും പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ഞാൻ മാറ്റി വെച്ചേ ആ ആ വായ കൊടുത്തോളൂ വായ കൊടുത്തോളൂ കുളിക്കണോ കുളിക്കണോ കുളിക്കാ വലിയ അടിക്കാതെ കുളിക്കുന്നത് എവിടെ കുളിക്കുന്നില്ല വലിയ അടിക്കാൻ കുളിക്കും ഇതൊന്നും കൊടുത്ത് അത് കഷ്ടപ്പെടുത്ത് ഇവിടെ വന്നപ്പോഴേക്കും നിർമ്മലാക്കി മറ്റുള്ള ഉള്ള അകത്തേക്ക് കിട്ടും മാറ്റേരി മാത്രം അകത്തേക്ക് കിടക്കാൻ പറ്റില്ല വന്നപ്പോൾ അവിടെ ഞങ്ങൾ പറ്റുന്നതാ മാതികണ്ട കൈവിട്ട് വേണമല്ലോ അവരെ പുറത്തേക്ക് ഇടാനായിട്ട് അതിന് വേണ്ടിയിട്ട് അവര് അവിടെ പുറത്തിങ്ങനെ നിൽക്കുക മാറ്റിയാൽ Tolu berlan itu penyuran lo wah ini guru guru guru hati kan nanti hati kan aku guru guru ini hati kan kan yang kan baru tu belum nanti kan aku ini aku ini guru guru വിഷയത്തിൽ ഉടച്ച് വിഷയത്തിൽ ആടിച്ച് ഉപ്പേരി പപ്പിച്ച് ഞാൻ വലിയ എടുത്താക്കാം നമ്മൾ മാറ്റിയാൽ ആ ഊരി കൂടെ തല അത്തേക്കാണ് അടുത്തേക്ക് പ്രഭു ഈ പ്രാണഹ് അവിടെ നിന്നിട്ട് പുറത്ത് നിന്നിട്ട് രാജാ രാജാ അകത്ത് പോയിട്ട് ഇത് വരുമ്പോൾ പുളിശ്ശേരി കുഴച്ച് എരിശ്ശേരി ആറാടിച്ച് ഉപ്പേരി പതിപ്പിച്ച് ഒരു ഉള്ള ഒരു ഉള്ള നല്ല അത്തേക്ക് ആകാനായിട്ട് വലിയ രീതി ആ സമയത്ത് അത് ആ വെള്ളപ്പരയിൽ വെള്ളം ആ അരിവാർക്കണ വെള്ളമൊക്കെ വരണ പോവാതെ അവിടെ അരി പാത്രത്തിലെ ചൂടുള്ള വെള്ളം അവിടെ കുടിച്ചു ആ സമയത്താണ് ഈ ഇവര് ഇവിടെ യമ്രാജ യമ്രാജ അകത്ത് പോയിട്ട് ഇത് വരുമ്പോ കുഴിശ്ശേരില് കുഴച്ച് എരിശ്ശേരില് ആറാടിച്ച് ഉപ്പേരി പതിപ്പിച്ച് ഒരു ഉള്ള ഒരു ഉള്ള പറഞ്ഞാൽ ചൂടുള്ള കഞ്ഞിവെള്ളം ഇവിടെ ഒരു ഉള്ളയായി ഇന്ന സ്ഥലത്ത് ഇരിക്കുക എഴുതുന്നില്ല ഇന്ന സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് ഇരിക്കണം എന്നല്ല ഇന്ന സ്ഥലത്ത് ഇരിക്കരുത് എന്നുണ്ട് എത്ര അധ്യ എത്ര വിദ്വാംസ എത്ര പ്രതിഷ്ഠിത തത്ര തത്ര ഗുണസ്ഥേയം അന്തം ഓണം വർജയിൽ തത്ര തത്ര ഗുണസ്ഥേയം ഇവിടെ ഒന്നും ഇരിക്കരുത് എവിടെയൊക്കെ എത്ര അധ്യ ആഢ്യന്മാരായിട്ടുള്ള ആൾ നിൽക്കുന്നത് അടുത്ത് പോയി ഇരുന്നു ഭക്ഷണം കഴിക്കാനായിട്ട് അധ്യന്മാരുടെ അടുത്ത് പോയി ഇരിക്കാൻ പാടില്ല നമ്മളല്ലേ യോഗ്യതയ്ക്ക് മതിയാവുക അധ്യന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയി ഇരിക്കുമ്പോഴല്ലേ യോഗ്യത യോഗ്യരാവുക സമയത്തൊക്കെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവരടുത്ത് പോയി എന്താ ഇന്നാന്താ വിഷയം ചെയ്തല്ലേ വിഷയം വേണ്ടത് അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഇവിടെ ഒന്ന് തിരുമ അത് തിരുമാറ്റിക്കാൻ പറ്റും മറ്റേനായിട്ടുള്ള ആളാ തിരുമാൻ പോകും ഇവിടെ ഭക്ഷണം കഴിക്കണം അവിടെ തിരുമണമെന്ന് വെച്ചു തിരുമാറ്റിരിക്കാൻ നോക്കിയിട്ടു ചിലപ്പോൾ അതല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വിഭവം കയ്യെടുത്തിട്ട് തോന്നത്തേക്കാണ്ട് വയ്ക്കുക പിന്നെ ചിലത്തിൽ കഴിഞ്ഞു ഇല്ലേ ആ കൈയെടുക്കാതെ പിന്നെ ചെറുതാൻ നോക്കിയില്ലോ ചിലപ്പോ അതല്ല ആ പ്രധാനമൊക്കെ നടത്തി ചുറ്റി അങ്ങോട്ട് പിടിക്കുമ്പോഴാവും ഇവിടെ ഒന്ന് പിടിക്കുക ഇവിടെ പിടിക്കണോ അവിടെ പിടിക്കണോ എന്ന് ചോദിച്ചു വിഷമ്യ അടിമാരെടുത്തിരുന്നാൽ ബുദ്ധിമുട്ടായി അല്ലാത്ത സമയത്തൊക്കെയോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അടിമാരെടുത്ത് ഇരിക്കരുത് അതുപോലെ തന്നെ എത്ര വിദ്വാംസ വിദ്വാൻമാരായിട്ടുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുണ്ട് അവരുടെ അടുത്ത് എന്താ എടുത്തിട്ട് പോയാൽ എന്താ വിഷയമെന്നാൽ ഈ പണ്ഡിതന്മാർക്ക് അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിലൊന്നും അല്ല ശ്രദ്ധ അവരുടെ പാണ്ഡിത്യം കാണിക്കുക ആണ് ഈ പണ്ഡിതന്മാരുടെ സ്വഭാവം അവരുടെ പാണ്ഡിത്യം കാണിക്കലാണ് ഭക്ഷണത്തിലൊന്നും അതിൻ്റെ ഗുണദോഷമൊന്നും നിശ്ചയുണ്ടാവുകയാണ് ഇപ്പോ ആ ആ അതിൽ പല ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുള്ള തർക്കമുള്ള ആളുണ്ടാവുമല്ലേ അപ്പോൾ മൂന്ന് കൊണ്ടിരുന്ന കാണാൻ ഒരു കൊണ്ട് എന്താണോ എന്താണ് എന്താണ് തക്രം തക്രം ഓ ആധാരം ഘടം ഘടസ്യ ആധാരം തക്രം ആധാരാധയങ്ങളിൽ ചിന്തിക്കലപ്പെടാം മോരിന് ആധാരം കൊടാണോ കുടത്തിന് മോരാണോ ഈ കൊണ്ടുവരുന്ന ഒരാധാരം ഇല്ലാതെ അവൻ ഇവിടെ കൊണ്ടുവരുമ്പോ ഘടസ്യാകാരം തക്രമ്പ തക്രസ്യാധാരം ഘടമ്പ ചോദിക്കുമ്പോൾ ഒന്നും അറിയാത്തവനാണെങ്കിലും വേണ്ടാത്തത് തോന്നുമല്ലോ ഇപ്പൊ മോരിന് ആധാരം കൊട ആണോ എന്ന് അറിയാനായിട്ട് മോരിന് കയറി ഇങ്ങനെ പിടിച്ചാൽ കൊട കൊണ്ട് ഇപ്പോ മനുഷ്യന്മാർ വിദ്വാന്മാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് അവിടെ അതുപോലെ തന്നെ 好好。 不啦？ വലിയ Gracias. vui thành các thành phố vui ഓടുക ഓടുക ചോറ് ചോറ് നമ്മളുടെ കണക്കറിയോ ചോറ് കൊടുക്കുന്നതിൻ്റെ കണക്കറിയോ കണക്കുണ്ടോ കുറേശ്ശം കൊടുക്കുക അല്ലാതെ ഞങ്ങൾ ചോറ് കൊടുക്കുന്നതിന് കണക്കുണ്ടോ എന്താ ¡Gracias!

给我来点饭。 and I did 예. ആ ഉദ്രത്തിലൊക്കെ മുളക് mm need

装修，哈哈，为了为了为了补贴啊，因为不知道做了没我等到我来了，我先一块接个啊，做了。 嗯。 भगत